പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകൾ കൊച്ചു കേരളത്തിലും ഭാരതത്തിലും മാത്രമല്ല ഇപ്പോൾ ആവേശം പകർന്നുകൊണ്ട് പഠിച്ചും പഠിപ്പിച്ചും ഏതാണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഇടയിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മൂന്നാം സഹസ്രാബ്ദത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന വിധത്തിൽ ഈ ചിന്താധാരകൾ പടർന്ന് വികസിച്ച് പന്തലിച്ച് പകർന്നുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാര് അത്യന്താധുനിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വികസിത രാഷ്ട്രങ്ങളിലുള്ള മനഃശാസ്ത്രജ്ഞന്മാരും ആരോഗ്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും താത്വിക നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവരും ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നവര് ഏതു ബിന്ദുവിലാണോ അവസാനത്തെ ബിന്ദു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിൽ അപ്രകാരം അവസാനിപ്പിച്ച ബിന്ദുവിലാണ് ഭാരതീയ ചിന്താധാരകൾ ആരംഭിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി പതിനാറ് യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറായ അമേരിക്കക്കാരനായ പ്രൊഫസർ ചാർഡിൻ പറയുവാൻ കാരണം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് സ്വീകാര്യമായ നിലവാരത്തിൽ ഈ ഭാരതീയ ചിന്താധാരകൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പാകത്തിനുള്ള ദേശവിദേശങ്ങളിലുള്ള പണ്ഡിതന്മാര് ആ തത്വചിന്തകളുടെ ഘാതതലങ്ങളിലേക്ക് നോക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഭാരതീയ ചിന്താധാരകളിലേക്ക് നോക്കിയിടത്തോളം തന്നെ അത്യത്ഭുതകരമായ പ്രതിഭാസം എന്ന പോലെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെ കാണുന്നത് അതിപ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുന്ന വരികൾ തന്നെ അതിന് തെളിവാണ് ജീവിതത്തിൻ്റെ അവസാനത്തെ പത്തു വർഷക്കാലം ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ കയ്യിൽ ഭഗവത്ഗീതയും കൊണ്ട് നടന്നിരുന്നു അത്രയും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ അവസാനത്തെ പത്തു വർഷക്കാലത്തോളം ഭഗവത്ഗീതയും കൊണ്ട് അദ്ദേഹം നടന്നിരുന്നു എങ്കിൽ ആ വരികളുടെ പ്രാധാന്യം ലോകത്തിന് മനസ്സിലായത് ഈ കാലഘട്ടത്തിലാണ് അത്യുജ്വലമായ ഊർജതന്ത്രം രസതന്ത്രം മനഃശാസ്ത്രം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തുടങ്ങി നരവംശാസ്ത്രം മുതൽക്ക് ഭക്ഷ്യശാസ്ത്രം വരെ ഒന്നും വിടാതെ ശ്രീകൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വിവരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും ഭഗവത്ഗീതയിലൂടെ കണ്ണോടിച്ചാൽ അതുകൊണ്ട് ഭാരതീയ ചിന്താധാരകൾ എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന് വിശകലനാത്മകമായി പഠിച്ച് അവയിലെ തത്വങ്ങൾ മാത്രമല്ല പ്രായോഗിക വിജ്ഞാനവും ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് ഈ പതിനായിരം വർഷങ്ങളിലെ പാരമ്പര്യമുള്ള ഒരു സംസ്കൃതിയുടെ അവകാശികളായി അഞ്ഞൂറാമത്തെ തലമുറയായി ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശം കിട്ടിയ ഈ നാട്ടിൽ ജീവിക്കാൻ അനുഗ്രഹം കിട്ടിയ ഒരു തലമുറയായി വന്നതിന് നാം ജഗതീശ്വരനോട് നന്ദി പറയേണ്ടത് ഏതു വിഷയമെടുത്താലും അതിൻ്റെ ശാസ്ത്രീയ സത്യം മനസ്സിലാക്കാൻ ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ആധുനിക ശാസ്ത്രത്തിൻ്റെ അസന്നിഗ്ധമായ സപ്പോർട്ട് അതിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് Indian institute of scientific heritage ഈ ചിന്താധാരകളിലെ വസ്തുതകൾ ജനസമക്ഷം വയ്ക്കുകയാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കള് അതുപോലെ ആയിരക്കണക്കിന് ക്രൈസ്തവരും ആയിരക്കണക്കിന് മുസ്ലിങ്ങളും അത് പഠിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള അത്യാകാംക്ഷയോടെ ബന്ധപ്പെടുന്നത് കാണുമ്പോൾ ഒരു വിധത്തിൽ അത്ഭുതം മറ്റൊരു വിധത്തിൽ ദുഃഖമാണ് തോന്നുന്നത് അത്ഭുതം തോന്നാൻ കാരണം ഭാരതീയ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യം ഒന്ന് തൊട്ടുണർത്തിയപ്പോൾ ഈ നൂറുകോടി ജനതയുടെ മനസ്സിലുണ്ടായ അത്യാകാംക്ഷ എത്രത്തോളം ഉജ്ജ്വലമാണ് ഊർജസ്വലമാണ് ചൈതന്യവത്താണ് എന്നറിയാൻ സാധിച്ചപ്പോൾ ദുഃഖമുണ്ടാകാൻ കാരണം ഇന്നുവരെ ഈ സനാതനധർമ്മത്തെ പഠിച്ചും പഠിപ്പിച്ചും നടന്നു എന്ന് പറയുന്ന പലരും തന്നെ ഈ ചിന്താധാരകളെ ശാസ്ത്രീയമായി പഠിച്ചില്ലല്ലോ ആരെയും പഠിപ്പിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം അതുകൊണ്ട് ഈ സമ്മിശ്രമായ വികാരത്തിനിടയ്ക്ക് എപ്പോഴെല്ലാമാണോ അവസരം കിട്ടുന്നത് ആ അവസരങ്ങളിലെല്ലാം ഇവിടത്തെ ഓരോ ജനത്തിൻ്റെയും ഹിന്ദുവിൻ്റെയും ഹിന്ദു ആയിരുന്നവന്റെയും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും അവന്റെ എല്ലാം തന്നെ പൈതൃക സ്വത്തായ നമ്മുടെ സനാതന ധർമ്മ സത്യങ്ങളും തത്വങ്ങളും പഠിപ്പിച്ച് പഠിച്ച് ജനസമക്ഷം എത്തിക്കുക എന്ന യജ്ഞത്തിൽ ഭാരശാല മഹാദേവ ക്ഷേത്രത്തിലെ ഓരോ പ്രവർത്തകനും ഒരു വിധത്തിലുള്ള റിസർവേഷനും ഇല്ലാതെ കർമ്മോന്മുഖരായിട്ടുണ്ട് കർമ്മനിരതരായിട്ടുണ്ട് കാരണം അവരിലും ഉറങ്ങിക്കിടന്ന ചൈതന്യം ഉണർത്തുവാൻ ഈ ദേശീയ ധാരയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇന്ന് പല വിഷയങ്ങളും ഭാരതീയ ചിന്താധാരയിലെ ശാസ്ത്രം വിവരിക്കാൻ ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ക്ഷേത്രം എന്ന സങ്കല്പത്തിൻ്റെ അഗാധതലത്തിലേക്ക് ഒന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ച് നോക്കാം സ്വാഭാവികമായിട്ടും പാറശാല അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം പല ഹിന്ദുക്കളെയും ചില പെന്തക്കോസ്ത് പുരോഹിതന്മാരും ഗ്രൂപ്പുകാരും കൊണ്ടുപോയിട്ട് അവരോട് സ്ട്രെയിറ്റ് ആയിട്ട് പറയാറുണ്ടത്രേ പട്ടിയെയും പൂച്ചയെയും എലിയെയും ആനയെയും എല്ലാം പൂജിക്കുന്ന നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്ന് പക്ഷേ ഈ വരി ആ പെന്തക്കോസ്ത് പ്രചാരകരുടെ വായിൽ വരാൻ കാരണം അവരുടെ അജ്ഞതയാണെന്ന് പറയാൻ സാധ്യമല്ല ഘോരമായ അന്ധകാര സമന്വിതമായ അവരിലെ ഒരു തരത്തിൽ അന്ധവിശ്വാസമാണ് കാരണം ഇന്ന് ബയോ കെമിസ്ട്രി ഊർജതന്ത്രം ഇവ രണ്ടും എത്തി നിൽക്കുന്നത് ജീവശാസ്ത്രം എന്ന ജീവചൈതന്യം എന്ന ബ്രഹ്മചൈതന്യം എന്ന പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അംശമായ സ്വബോധമുള്ള പ്രജ്ഞാനമുള്ള അവയർനെസ്സുള്ള കോൺഷ്യസ്നെസ് ഉള്ള ആ ചൈതന്യത്തിലേക്കാണ് ആ ചൈതന്യത്തെ മനസ്സിലാക്കാതെ ഏത് ക്രൈസ്തവ പുരോഹിതനും ഏത് ഇഷത്തിൻ്റെ അധികാരിയും സംസാരിച്ചാൽ ആ സംസാരിക്കുന്നത് അവനവന് എത്രത്തോളം അന്ധവിശ്വാസം അശാസ്ത്രീയ വിശ്വാസമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് ഉദാഹരണങ്ങളുടെ പരമ്പര മാത്രമായിരിക്കും ഭാരതീയ ഈശ്വര സങ്കല്പം വ്യത്യസ്ത നിലവാരങ്ങളിലൂടെ കടന്നു വന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആകാശത്തിൻ്റെ മുകളില് ഒരു ദൈവം മനുഷ്യരൂപത്തിലിരിക്കുന്നു എന്ന് ഏത് പുസ്തകത്തിൽ പറഞ്ഞാലും അത് നൂറ് ശതമാനം തെറ്റാണ് നൂറ് ശതമാനം അന്ധവിശ്വാസമാണ് കാരണം ഈശ്വരൻ ഈശ്വരന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഈശ്വരന്റെ ആകൃതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഈശ്വരന്റെ ഉയരം നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും ഈ ഈശ്വരന്റെ വെയിറ്റ് അറുപത്തഞ്ച് കിലോഗ്രാമിൽ കൂടാൻ സാധ്യതയില്ല ആ ഈശ്വരന്റെ ചെസ്റ്റ് അളവ് മുപ്പത്തഞ്ച് ഇഞ്ചിൽ കൂടാൻ സാധ്യതയില്ല കാരണം ഈശ്വരന്റെ രൂപത്തിലും ഭാവത്തിലും ആകൃതിയിലുമാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യന്റെ ഡയമെൻഷനൽ പാരാമീറ്റേഴ്സ് ഇത്രയുമാണ് ആ ഒരു ഈശ്വരന് നമ്മളുടെ പ്രധാനമന്ത്രിയും ബിൻലാദനും ബുഷും ക്ലിന്റണും അല്ലെങ്കിൽ മുഷാറഫും ഒരുമിച്ച് വിളിച്ചാൽ അവിടെ എത്താൻ സാധ്യമല്ല എന്നുള്ളത് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം മനസ്സിലാക്കാൻ നാലാം ക്ലാസ് പഠിച്ച ഏതു കുട്ടിക്കും മനസ്സിലാകും അതേ സമയത്ത് ഭാരതത്തിൽ ഒരു ഈശ്വര സങ്കല്പമുണ്ട് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യം അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ വളരെ ക്രിസ്റ്റൽ ക്ലിയർ മീനിങ് ആണ് അതിനുള്ളത് അറ്റങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ അറ്റത്തിലും വലുതായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യമേതാണോ അതാണ് ഹിന്ദുവിന്റെ ഭാരതീയന്റെ സനാതനധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം ജീവിതമനുശാസിക്കുന്ന വ്യക്തിയുടെ ഈശ്വര സങ്കല്പത്തിൻ്റെ അവസാനത്തെ ബിന്ദു ആ ബിന്ദുവിനെ ഭാരതീയര് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നു ആ ബ്രഹ്മചൈതന്യം ചക്ഷുഷ നശ്യതി കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ഏന ചക്ഷുംഷി പശ്യതി കണ്ണിനെ കാണിക്കുന്ന ചൈതന്യമാണ് ശ്രോത്രേണ നശൃണോതി ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല ഏന ശ്രോത്രമിതം ശ്രുതം ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യമാണത് മനസാ നമനുതേ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല ഏനാഹുർമനോമതം മനസ്സിനെ മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യമാണ് തദേവ ബ്രഹ്മത്വം വിദ്ധി നയിതം തദിതമുപാസത്തെ അതാണ് ബ്രഹ്മചൈതന്യം അത് മാത്രമല്ല അതും കൂടിയാണ് ബ്രഹ്മചൈതന്യം എന്ന് അസന്നിഗ്ധമായി ഡിക്ലയർ ചെയ്ത ഋഷിവര്യന്മാര് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രപഞ്ച ചൈതന്യം ആ മഹാസാഗരത്തിൽ നിന്ന് ഒരു ബക്കറ്റില് അല്പം വെള്ളമെടുത്ത് നാം കൊണ്ടുവരുന്നത് പോലെ ബക്കറ്റ് പോലെ എന്നുപമിക്കാവുന്ന ശരീരത്തില് പ്രപഞ്ച ചൈതന്യത്തിന്റെ കൊണ്ട് നാം പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്നിലുള്ള ചൈതന്യവും ബ്രഹ്മചൈതന്യമാണ് തത്വമസി അതേ ചൈതന്യം നിന്നിലുള്ളത് കൊണ്ട് നീയും ഈശ്വരന്റെ ഭാഗമാണ് പ്രജ്ഞാനം ബ്രഹ്മ ജീവജാലങ്ങളിലുള്ള കോൺഷ്യസ്നസ് അവയർനെസ് ഇൻട്രൻസിക് നോളജ് എന്ന് പറയുന്നതാണ് അത്യന്താധുനിക ബയോകെമിസ്ട്രിയുടെ അത്യന്താധുനിക ഊർജതന്ത്രത്തിന്റെ വിവരണം നാസായിലെ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ഉജ്ജ്വലരായവര് കൊടുത്ത ആ വരികളുടെ അടിസ്ഥാനത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ ഇൻട്രൻസിക് കോൺഷ്യസ്നസ് ആൻഡ് അവയർനെസ് അത് പതിനാല് കോടി ജീവജാലങ്ങളിലും പതിനാറ് ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളിലും നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളിലും ഏതാണ്ട് ഒരു ലക്ഷത്തോളം തരത്തിലുള്ള സൂക്ഷ്മജീവികളിലും അന്തർലീനമായിരിക്കുന്നത് കൊണ്ടാണ് സർവജീവജാലങ്ങളിലും പ്രപഞ്ചത്തിന്റെ അംശത്തെ ദർശിക്കുവാൻ സാധിച്ച ഋഷിവര്യന്മാര് ഓരോ മനുഷ്യര് പരസ്പരം കാണുമ്പോൾ നമസ്തേ എന്ന് പറയുന്നത് ഓരോ ജന്തുവിനെയും ഈശ്വര ചൈതന്യത്തിന്റെ അംശമായി ഭാരതീയർക്ക് കാണാൻ സാധിച്ചതിൻ്റെ പുറകിലുള്ള ശാസ്ത്ര തത്വം ആ ജീവജാലങ്ങളിൽ കോൺഷ്യസ്നസ് ഉണ്ട് അവയർനെസ് ഉണ്ട് അതിന് ശത്രുവിനെ കാണുമ്പോൾ തിരിച്ചറിയാം ഭക്ഷണത്തെ കാണുമ്പോൾ തിരിച്ചറിയാം പകലും രാത്രിയും തിരിച്ചറിയാം അതിൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ തിരിച്ചറിയാം മറ്റു ജീവികളെ കാണുമ്പോൾ തിരിച്ചറിയാം ഒരു എലിക്ക് പൂച്ചയെ കാണുമ്പോൾ തിരിച്ചറിയാം ഒരു കോഴിക്കുഞ്ഞിന് എങ്ങനെയാണ് ആഹാരം ചെകഞ്ഞെടുക്കേണ്ടത് എന്നറിയാം കോഴിമു താറാമുട്ട വിരിഞ്ഞ് താറാവ് പുറത്തു വന്നാൽ ഉടനെ ആ കുഞ്ഞു താറാവിന് വെള്ളത്തിൽ നീന്തേണ്ടത് എങ്ങനെയാണെന്നറിയാം തവളയ്ക്ക് വെള്ളത്തിൽ നീന്താൻ അറിയാം ഒരു സർപ്പത്തിന്റെ കുഞ്ഞിന് മൂർഖന്റെ കുഞ്ഞിന് പത്തി വിടർത്തി ചീറ്റേണ്ടത് എങ്ങനെയാണെന്നറിയാം അതൊന്നും തന്നെ എൽ കെ ജിയിലും യു കെ ജിയിലും പോയി പഠിച്ചതല്ല ഇൻട്രൻസിക് ഇൻഹറന്റ് നോളജ് അതിനകത്തുള്ളത് കൊണ്ടാണ് ജീവാത്മ ചൈതന്യം സ്ഫുരിക്കുന്ന സർവചരാചരങ്ങളെയും ഭാരതീയർ ഈശ്വരാംശമായി കണ്ടത് That is exactly the divine power assimilated, adapted and adopted by Indians for the last many millennia. അതറിയുമ്പോഴാണ് aa bharatiya ചൈതന്യത്തിൻ്റെ shastriya vasham നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന aa ചൈതന്യത്തെ mahato mahiyan എന്ന് പറയുന്ന ആ ചൈതന്യത്തെ ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്യയാ പരിമിതയാ ശക്തിയ പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ ആദിവിഷ്ണുവായ ആദിനാരായണന്റെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള പരിമിതിയില്ലാത്ത ശക്തി കൊണ്ട് അനുനിമിഷം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ട മണ്ഡലത്തിന്റെ ഭ്രമണത്തിന് ആവശ്യമായ ചൈതന്യം ആ പ്രപഞ്ച ചൈതന്യത്തിലാണ് ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരംശമാണ് നമ്മളുടെ സൗരയൂഥം എന്ന് നമുക്കറിയാം ആ സൗരയൂഥത്തിന്റെ ഒരംശമാണ് നമ്മളുടെ സൂര്യൻ ആ സൂര്യന്റെ ഒരംശമായിരുന്നു ഭൂമി ആ ഭൂമിയുടെ ഒരംശമായിരുന്നു ഒരു അല്ലെങ്കിൽ അംശമാണ് ഒരു വലിയ മല അല്ലെങ്കിൽ മൗണ്ടൻ അല്ലെങ്കിൽ ഹിൽ അല്ലെങ്കിൽ ആ മഹാ പർവ്വതത്തിൻ്റെ ഒരംശമാണ് ഒരു വലിയ പാറക്കഷ്ണം ആ വലിയ പാറക്കഷ്ണത്തിൻ്റെ ഒരു ചെറിയ അംശമെടുത്ത് അതിന് രൂപവും ഭാവവും നൽകി നാം ഒരു ബിംബമുണ്ടാക്കി മാറ്റിയപ്പോൾ പ്രപഞ്ച ചൈതന്യത്തിന്റെ സിംബോളിക് ആയിട്ടാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യമായ വിഗ്രഹം എന്ന ബിംബത്തെ വാർത്തെടുത്തത് ഒന്നുകൂടി ആവർത്തിച്ചാൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ അംശമായ ബില്യൺസ് ഓഫ് ഗാലക്സിയുടെ അംശമായ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ അംശമായ ഈ സോളാർ സിസ്റ്റത്തിന്റെ അംശമായ സൂര്യന്റെ അംശമായിരുന്ന ഭൂമിയുടെ അംശമായ പർവ്വതത്തിന്റെ ഭാഗമായ ഒരു ശിലയെ എടുത്ത് രൂപഭാവങ്ങൾ നൽകി നാം ഒരു ബിംബത്തെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരു ചെറിയ അംശത്തെ നമ്മളുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിച്ചു ത്വയേ പൂജാമി അഹം എന്ന് പറയാ പറയാറുണ്ട് നിന്നിൽ ഞാൻ പൂജിക്കുന്നു ത്വയി പൂജാമി ഈശം എന്നും പറയാറുണ്ട് ഈ ബിംബത്തെ ഈ വിഗ്രഹത്തെ ഈശ്വരനായിട്ട് പൂജിക്കുകയല്ല ഈ ബിംബത്തിൽ ഉള്ള ഈശ്വര ചൈതന്യത്തെ ഞാൻ പൂജിക്കുന്നു ബിംബത്തിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പൂജിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം വീട്ടില് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ ആരും പറയാറില്ല അത് അച്ഛനും അമ്മയുമാണ് എന്ന് കാരണം അത് അച്ഛനും അമ്മയുമല്ല അതൊരു പേപ്പർ ആ പേപ്പറിൽ കുറച്ച് വൈറ്റ് പെയിന്റ് കുറച്ച് ബ്ലാക്ക് പെയിന്റ് ഇത് മാത്രം അടങ്ങിയതാണ് ഫോട്ടോ പക്ഷേ ആ ഫോട്ടോയിൽ ഞാൻ എൻ്റെ പിതാവിനെ ദർശിക്കുന്നു ആ ഫോട്ടോയിൽ ഞാൻ എൻ്റെ മാതാവിനെ ദർശിക്കുന്നു ആ ഫോട്ടോ എടുത്ത് കീറിക്കളയാൻ പറഞ്ഞാൽ ഏത് ബിംബാരാധനയെ എതിർക്കുന്ന വ്യക്തിയും അത് കീറിക്കളയില്ല കാരണം അയാളോടൊന്ന് ചോദിക്കുക ഇത് തൻ്റെ അച്ഛനല്ല ഇത് വെറും ഫോട്ടോയാണ് ഇത് വെറും പേപ്പറാണ് താനെന്തിനാ അതിൻ്റെ മുമ്പിൽ വിളക്ക് വെക്കുന്നത് താനെന്തിനാ അതിന് മാലയിടുന്നത് അത് അച്ഛനല്ലല്ലോ അത് അമ്മയല്ലല്ലോ അച്ഛന് നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ പൊക്കം ഉണ്ടായിരുന്നു ഈ ഫോട്ടോയിൽ ആകെ പതിനഞ്ച് സെന്റിമീറ്ററേ പൊക്കമുള്ളൂ അത് ആകെപ്പാട് കൂടി പത്ത് സെന്റിമീറ്ററേ വീതിയുള്ളൂ തന്റെ അച്ഛന്റെ വീതി പത്ത് സെന്റിമീറ്റർ അല്ലല്ലോ പിന്നെ എന്തിനാ താൻ അതിനെ പൂജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോട്ടോ അച്ഛനല്ല ഫോട്ടോ അമ്മയുമല്ല ഫോട്ടോയിൽ അച്ഛനെയും അമ്മയെയും ഞാൻ ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ അത്യുജ്വലമായ ഒരു കൺസെപ്റ്റ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രപഞ്ച ചൈതന്യത്തിലൂടെ ആ ബിംബമെടുത്ത് ഇനി ആ ബിംബത്തിലേക്ക് ഊർജം പ്രപഞ്ച ചൈതന്യം എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത് അതുകൂടി ഒന്ന് നോക്കണം ജീവചൈതന്യം എന്ന് പറയുന്നത് പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണ് എന്ന് അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് യാതൊരു സംശയവുമില്ല കാരണം നമ്മളുടെ കണ്ണെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്റെ മൂക്ക് എങ്ങനെയാണ് ഒരു മുല്ലപ്പൂവിന്റെ വാസന തിരിച്ചറിയുന്നത് എന്റെ നാക്ക് എങ്ങനെയാണ് സാമ്പാറിന്റെ സ്വാദ് തിരിച്ചറിയുന്നത് എന്റെ ത്വക്ക് എങ്ങനെയാണ് ചൂടും തണുപ്പും തിരിച്ചറിയുന്നത് എന്റെ ചെവി എങ്ങനെയാണ് യേശുദാസന്റെയും ബാലമുരളി കൃഷ്ണയുടെയും സംഗീതം തിരിച്ചറിയുന്നത് എന്റെ ചെവി എങ്ങനെയാണ് മലയാള അക്ഷരങ്ങൾ ചേർന്ന പദങ്ങൾ ചേർന്ന വരികൾ ചേർന്ന സന്ദേശം തിരിച്ചറിയുന്നത് എന്ന് ഒന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശത്തിന് അത് മാത്രം തിരിച്ചറിയാൻ സാധിക്കും ഈ തലച്ചോറിനകത്ത് ഒരു കിലോവിൽ താഴെ മാത്രം ഭാരമുള്ള തലച്ചോറിനകത്തെ ഒരു പെർസെന്റ് പ്രവർത്തനം കൊണ്ട് പതിനായിരക്കണക്കിന് പത്ത് ലക്ഷക്കണക്കിന് വസ്തുക്കളെ മെമ്മറിയിൽ വയ്ക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം ഏത് പള്ളിയിൽ അച്ഛനോടും ഏത് മൗലവിയോടും ഏത് കമ്മ്യൂണിസ്റ്റുകാരനോടും ചോദിച്ചാൽ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല ഈശ്വര ചൈതന്യമാണെന്ന് ആ ഈശ്വര ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പോത്ര ആയേ ധാമാനി ദിവ്യാനിതസ്തു അമരത്വത്തിന്റെ പുത്രന്മാരെ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം എന്ന് ഋഷിവര്യന്മാര് പറഞ്ഞപ്പോൾ കഷ്ടം ബൈബിളിൽ പറയുന്നു ഹേ മനുഷ്യ നീ പാപിയാകുന്നു എന്ന് എങ്ങനെയത് സാധിക്ക പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശം നിന്നിൽ അടങ്ങിയിരിക്കുമ്പോൾ നീ എങ്ങനെയാ പാപിയാകുക വൈരുദ്ധ്യം മാത്രമായിട്ടുള്ളൊരു വരി അത് മാത്രല്ല അങ്ങനെ പാപിയാകാൻ കാരണം ഈശ്വരൻ പറഞ്ഞതിനു വിപരീതമായിട്ട് ജ്ഞാനക്കനി എന്ന അറിവ് നേടിയത് കൊണ്ട് മാത്രം ജ്ഞാനക്കനി കഴിച്ച് അറിവ് നേടിയത് കൊണ്ട് മാത്രം ശ്രീകൃഷ്ണൻ ഇപ്പുറത്ത് പറയുന്നുണ്ട് നശിജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യത്തെ അറിവിന് തുല്യമായിട്ട് പവിത്രമായിട്ട് ഒന്നുമില്ല എന്ന് അസന്നിഗ്ധമായി ശ്രീകൃഷ്ണൻ ഡിക്ലയർ ചെയ്തപ്പോൾ ബൈബിളിൽ ഉൽപ്പത്തിയില് ജ്ഞാനക്കനി തിന്ന് വിവേചനം നേടി വിവേകം നേടി തുണിയുടുത്ത ആദവും അവയെയും തുണിയുടുത്തതിനോ ജ്ഞാനക്കലിട്ട് തിന്നതിനോ ആണ് ശപിച്ചത് എന്ന് വ്യക്തം പാപിയായി തീരട്ടെ എന്ന് ഏതായാലും നാം വേദചിന്താധാരയിലൂടെ പോയാൽ ശൃണ്വന്തു വിശ്വേ അമൃതസ്യപുത്ര അമരത്വത്തിന്റെ ചൈതന്യം നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്നാണ് ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിക്കാൻ പോകുന്ന ബിംബത്തിലേക്ക് ചൈതന്യം പകരേണ്ടത് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ സ്കൂട്ടറിലേക്കും കാറിലേക്കും പമ്പ് ചെയ്യുന്ന മാതിരി മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വാക്ശുദ്ധിയും കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയുമുള്ള തന്ത്രിമാര് നിരന്തരം പതിനായിരക്കണക്കിന് ഗായത്രി മന്ത്രം ചൊല്ലി സസ്യാഹാരം കഴിച്ച് സാത്വിക ജീവിതമനുഷ്ഠിക്കുന്ന നല്ല തന്ത്രിമാര് ചീത്ത തന്ത്രിമാരാകരുത് വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയാറുണ്ട് നല്ല തന്ത്രിമാര് ശാശ്വതമായ ചൈതന്യത്തെ ബിംബത്തിലേക്ക് ആവാഹിക്കണം ആ ആവാഹനം സ്വന്തം ശരീരത്തിൽ നിന്നാണ് തന്ത്രിമാര് നടത്തുന്നത് പാറശാല മഹാദേവ ക്ഷേത്രത്തില് ആവാഹിക്കാൻ വരുന്ന തന്ത്രി ഉണ്ടെന്ന് വിചാരിക്കുക നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചപ്പോൾ ആ ശിവലിംഗത്തിലേക്ക് ഏതോ ഒരു ഉജ്ജ്വലനായ തന്ത്രി ബിഭ്രദോഭിക്കുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേഷ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്ര ചർമാത്തവാസ ധ്യേയോ മുക്ത പരാഗ അമൃതരസകിലത ദൃപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷക്കോടീരകോടിരഘടിതാത് തുഹിനരോചിഷ്കലാത്തുംഗമൗലീ എന്ന് മഹാദേവനെ ധ്യാനിച്ച് ധ്യേയ പഞ്ചമുഖോരുദ്രസ്ഫടികാമലകാന്തിമാൻ വിദ്യുച്ചുപ്രസിജരജ ശ്യാമാന്യ മുഖാനിതോ ജടാവപധ്യേന്ദുകല പ്രിയായും നാഗഭൂഷണ എന്ന് പറഞ്ഞ് ശിവനെ ആകച്ച ആകച്ച ആവാഹയാമി എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിലെ ജീവാത്മാവിൻ്റെ അംശത്തെ അല്പം തുളസിയിലും അക്ഷതത്തിലും അതുപോലെ ചന്ദനത്തിലും ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന ജലത്തിന് തുല്യമായി ശംഖതീർത്ഥവും കയ്യിലെടുത്ത് ഇടതു വശത്തുള്ള മൂക്കിൻ്റെ നാശാദ്വാരത്തിൽ കൂടി വായു അകത്തേക്കെടുത്ത് വലതുവശത്തുള്ള നാസാദ്വാരത്തിൽ കൂടെ വായു പുഷ്പത്തിലേക്കെടുത്ത് അതിൽ ശിവശക്തിയുണ്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത് അത് ബിംബത്തിലേക്കിടുന്നതിനു മുൻപ് ആ ബിംബത്തിന്റെ പാദത്തിൽ തൊട്ട് ഈ തന്ത്രിമുഖ്യൻ ഋഷി തുല്യനായ പൂജാരിയായ തന്ത്രി ഒരു സത്യപ്രതിജ്ഞ ചൊല്ലണം ശതതാരമുത്സ മക്ഷീയമാണം വിപശ്ചിതം പിതരൻ വക്വാനാം മെളിമദന്തം പിത്രോരുപസ്തേ തം രോദസി പിവ്രതം സത്യവാചം അച്ഛനമ്മമാരെ തൊട്ട് പീഠത്തിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് പഞ്ചശുദ്ധിയോടുകൂടിയാണ് പരമപവിത്രനായ നാരായണ ഗുരുദേവൻ പറഞ്ഞ ശരീര വാക്ക് മനസ്സ് കർമ്മ ആഹാര ആഹാരശുദ്ധിയോടുകൂടിയാണ് ഞാൻ ഈ ശിലാരൂപത്തിലുള്ള ബിംബത്തിലേക്ക് പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായ ജീവാത്മ ചൈതന്യത്തെ അക്ഷതത്തിലൂടെ ആവാഹിക്കുന്നത് എന്ന് സത്യം ചെയ്ത് നേരത്തെ പറഞ്ഞ മന്ത്രത്തിലൂടെ ആവാഹിച്ച് നമ്മളുടെ വീട്ടില് ഗേറ്റിൽ നിന്നകത്തേക്ക് കടന്നു വരുന്ന അതിഥിയെ പോലെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ധ്യായാമി എന്ന് പറഞ്ഞ് ഒരു പൂവ് പൂടത്തി പീഠത്തിലേക്ക് ഇടുകയാണ് ധ്യാനം സമർപ്പയാമി ആവാഹയാമി ആവാഹനം സമർപ്പയാമി പാദയോ പാദ്യം സമർപ്പയാമി അതിഥിയുടെ കാല് കഴുകുന്നത് പോലെ അർഖ്യം അർഖ്യം സമർപ്പയാമി ആചമനം സമർപ്പയാമി അതിഥിയെ അകത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം അവിടെ ഇരിക്കാൻ തീരുമാനിച്ചതുപോലെ സ്നാനം സമർപ്പയാമി അതിഥിക്ക് കുളിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നു കുളി കഴിക്കാനുള്ള വസ്ത്രം വസ്ത്രം സമർപ്പയാമി കുളി കഴിഞ്ഞതിന് ശേഷം ചന്ദനം കൊടുക്കാറുണ്ട് ഗന്ധം സമർപ്പയാമി എന്നിട്ട് അദ്ദേഹത്തിന് ഒരു മാല കൊടുക്കണം ആഭരണാനി സമർപ്പയാമി അതിനുശേഷം അല്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം മധുവർക്കം സമർപ്പയാമി അതിനുശേഷം പുനരാചമനം സമർപ്പയാമി ഇതെല്ലാം കൊടുത്ത് അർഘ്യം സമർപ്പയാമി പാചമനം സമർപ്പയാമി മധുവർക്കം സമർപ്പയാമി പുനരാചമനം സമർപ്പയാമി പാതയോഹോ പാദ്യം സമർപ്പയാമി എന്ന് പറഞ്ഞ് പുഷ്പം സമർപ്പയാമി ഗന്ധം സമർപ്പയാമി ധൂപമാഗ്രാപയാമി ദീപം ദർശയാമി നിവേദ്യാർത്ഥേ അമൃതം നിവേദയാമി ഭക്ഷണം കൊടുക്കണം ഉപഹാരാർത്ഥേ ക്രമുകതാംബൂലം സമർപ്പയാമി അതിഥിക്ക് വിറ്റിലയും അടക്കയും കൊടുക്കുന്നത് പോലെ സ്വീകരിച്ചു കൊണ്ടുവന്ന മഹാദേവന് ആ ബിംബത്തിൽ ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് ക്രമുകതാംബൂലം സമർപ്പയാമി അതിനുശേഷം നീരാഞ്ജനം സമർപ്പയാമി ഇങ്ങനെ ഓരോന്നും ഓരോന്നും സമർപ്പിച്ച് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ആവാഹന മന്ത്രങ്ങൾ ചൊല്ലി അവിടെ ആവാഹിതോഭവ ഞാൻ ആവാഹിച്ചതായി തീരട്ടെ സംസ്ഥാപിതോ ഭവ ഈ പ്രപഞ്ച ചൈതന്യമേ ആ ബിംബത്തിൽ സ്ഥാപിക്കപ്പെട്ടതായിട്ട് തീരട്ടെ സ്വാഗതോ ഭവ ഞങ്ങൾ എല്ലാവരും അങ്ങയെ സ്വാഗതം ചെയ്യുന്നതായിട്ട് തീരട്ടെ വ്യാപ്തോ ഭവ അങ്ങയുടെ ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവനും ഈ ക്ഷേത്രം മുഴുവനും നിറഞ്ഞതുപോലെ ആയിത്തീരട്ടെ എന്ന് പറഞ്ഞ് ആ പ്രപഞ്ച ചൈതന്യത്തെ ആവാഹിച്ച് ബിംബത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയൻ എന്താ ചെയ്തത് പ്രപഞ്ചത്തിന്റെ മെറ്റീരിയൽ ആയ ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഒരു ഗാലക്സിയുടെ ഭാഗമായ സൂര്യന്റെ ഭാഗമായ ഭൂമിയുടെ ഭാഗമായ പർവ്വതത്തിന്റെ ഭാഗമായ ശിലയുടെ ഭാഗമായ ആ സ്ഥാനത്തിലേക്ക് പ്രപഞ്ച ചൈതന്യമായ പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യത്തെ ആവാഹിച്ചിരുത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ രണ്ട് കാര്യങ്ങൾ മുഴുവനുമായി ഇനി മൂന്നാമതൊരു കാര്യമുണ്ട് എന്താണ് ക്ഷേത്രം ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതേതാണോ അത് ക്ഷേത്രം ആ നാശമേതാണ് മനുഷ്യന്റെ സർവജീവജാലങ്ങളുടെയും ചൈതന്യം എപ്പോഴാണോ അറ്റുപോകുന്നത് അതാണ് നാശം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് പ്രകൃതിയുടെ എൻവയോൺമെന്റൽ സിസ്റ്റത്തിന്റെ എക്കോ ഫ്രണ്ട്ലി സിസ്റ്റത്തിന്റെ സമഗ്രമായ ഒരു ചൈതന്യമാണ് ക്ഷേത്രത്തിനകത്തുള്ളത് അതുകൊണ്ട് ഒരു യാഗശാല ഒരു യജ്ഞശാലയായിട്ടാണ് ഭാരതത്തിൽ ക്ഷേത്രത്തെ കാണുന്നത് ആ യജ്ഞശാലയുടെ തുടക്കം ബിഗിനിങ് പോയിന്റ് കൊടിമരമാണ് ബിഗിനിങ് പോയിന്റ് കൊടിമരം വരാൻ കാരണം യാഗശാലയുടെ തുടക്കം എന്ന് പറയുന്നത് യൂപം എന്ന് പറയുന്ന കൊടിമരമാണ് ആ കൊടിമരത്തിന് അകത്തേക്ക് കയറിയാൽ ബലിക്കല്ല് കാണാൻ സാധിക്കും യാഗശാലയില് അഗ്നിദ്രം എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെ അകത്തേക്ക് കയറി രണ്ട് സൈഡിലും നോക്കിയാൽ രണ്ട് വലിയ അമ്പലങ്ങളുണ്ട് അവിടെയാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് അവിടെയാണ് സുദർശന ഹോമം നടത്തുക അവിടെയാണ് ഗണപതി ഹോമം നടത്തുക അവിടെയാണ് തന്ത്രിമാര് അവരവരുടെ ജപ കർമാദികള് സന്ധ്യാവന്ദനം എല്ലാം നടത്തുക ആരെങ്കിലും പുറത്തു നിന്ന് വന്നാൽ അവർക്ക് നാമം ജപിക്കാനും വലിയമ്പലത്തിലാണ് സ്ഥലം അതുകൊണ്ട് അതിനെ ഹവിർദാനം എന്ന് പറയുന്നു യാഗശാലയില് ക്ഷേത്രത്തിലും വലിയമ്പലം എന്ന് പറയുന്നു അതിൻ്റെ അകത്തേക്ക് കയറിയാൽ മണ്ഡപം കാണാൻ സാധിക്കും ആ മണ്ഡപത്തിലാണ് യാഗശാലയില് സാമവേദം ആലപിക്കുന്ന തന്ത്രിമാര് അതുപോലെ അവിടത്തെ പൂജാരികള് യജ്ഞത്തിലെ ഋത്വിക്കുകൾ എന്ന് പറയാറുണ്ട് ഋക്കുകൾ അറിയാവുന്നവര് വേദമന്ത്രം അറിയാവുന്നവര് ആ വേദമന്ത്രം അറിയാവുന്നവര് ക്ഷേത്രത്തില് മണ്ഡപത്തിലിരുന്ന് വേദമന്ത്രം ചൊല്ലണം എന്തിനാ വേദമന്ത്രം ചൊല്ലുന്നത് ആ ക്ഷേത്രത്തിനകത്ത് അത്യന്താധുനിക ഊർജതന്ത്രം പറയുന്ന സൗണ്ട് എനർജി ആ സൗണ്ട് എനർജി കൊണ്ട് നിറയ്ക്കണം ഏത് തരത്തിലുള്ള സൗണ്ട് എനർജി പോപ്പ് മ്യൂസിക്കിന്റെ സൗണ്ട് എനർജി അല്ല പോപ്പ് മ്യൂസിക് നല്ല ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ച് അതിൻ്റെ മുമ്പിൽ കുറെ ചെടികൾ വെച്ച് നോക്കാം കുറെ ചെടികൾ വെച്ച് അതിൻ്റെ പുറകില് കർണപുടം തളച്ച് കയറുന്ന മാതിരി ഉള്ള ശബ്ദമുണ്ടാക്കിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി പ്രൊഫസറെ കൊണ്ടുവന്ന് ഈ ചെടിയുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് വിശകലനം ചെയ്യാം ആ ചെടിയുടെ ഏറ്റവും ടെൻഡറായിട്ടുള്ള ഇലകളും തണ്ട് മുഴുവനും ഈ വയലന്റ് ആയിട്ടുള്ള പോപ്പ് മ്യൂസിക്കിന്റെ ഘോര ശബ്ദത്തില് പ്രോട്ടോപ്ലാസം പൊട്ടി ഒഴുകുന്നത് കാണാൻ സാധിക്കും മറ്റൊരർത്ഥത്തില് ക്ഷേത്രത്തിന് സാധ്യമല്ലാത്ത അനുയോജ്യമല്ലാത്ത വാദ്യങ്ങൾ ഉജ്ജ്വലമായ ശബ്ദം ഉഗ്രമായ ശബ്ദമുണ്ടാക്കുമെങ്കിലും അത് ശരീരത്തിനോ മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആംപ്ലിറ്റ്യൂഡിലുള്ളവയല്ല അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് കർണത്തിന് ചെവിക്ക് സ്വീകരിക്കാൻ പറ്റിയ വിധത്തിൽ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തുമുള്ള ശബ്ദമാണ് ഭാരതീയര് സംഗീത രീതിയില് സംഗീത വാദ്യങ്ങളായി അഷ്ടപതിയായി കർണാടിക് മ്യൂസിക്കായി ക്ഷേത്രത്തിൽ ആലപിക്കാറുള്ളത് ആലപിക്കണമെന്ന് പറയാറുള്ളത് ആ അതിനേറ്റവും യോജിക്കുന്ന തരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് വേദമന്ത്രങ്ങള് അകത്ത് രുദ്രമന്ത്രം ചൊല്ലുന്ന ആ തിരുമേനിമാരോട് ചോദിച്ചാൽ അവരാ മന്ത്രം ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതിനകത്ത് യജുർവേദത്തിന്റെ കുറച്ച് കാസറ്റുമുണ്ട് എത്ര അപ്സും ഡൗൺസും ചേർന്നിട്ട ഒരു പക്ഷേ നമ്പൂതിരിമാർക്ക് അതിന്റെ അർത്ഥമൊന്നും അറിഞ്ഞൊന്നും വരില്ല നിങ്ങൾ പോയി ചോദിക്കുക ഏകാചമേ तिस्रश्च मे पञ्च च मे सप्त च मे नव च म एकादश च मे त्रयोदश च मे पञ्चदश च मे सप्तदश च मे नवदश च मे एकविगंशतिश्च मे त्रयोविगंशतिश्च मे पञ्चविगंशतिश्च मे सप्तविगंशतिश्च मे नवविगंशतिश्च मे एकत्रगंशश्च मे ത്രയാത്രികം ശശ്ചമേ എന്നു പറഞ്ഞ് മുമ്പോട്ടു പോയി വാജശ്ച പ്രസവശ്ചാബിജശ്ച ക്രതുശ്ച സുവശ്ച മൂർധാച വ്യശ്നിയശ്ചാന്ധ്യായനശ്ച അന്ധ്യശ്ച ഭുവനശ്ച ഭുവനശ്ചാധിപതിശ്ച എന്ന് മന്ത്രം അവര് പറയും ആ നമ്പൂതിരിയുടെ അടുത്ത് ചെന്ന് ചോദിക്കാം ഏകാചമേ തിസ്രശ്ചമേ എന്ന് പറഞ്ഞാൽ അരത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ അപ്പ നമ്പൂതിരി പറയും അത് ശരിയാണല്ലോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് അരത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അതും ശ്രുതിയോട് കൂടി ചെല്ലുമ്പോൾ മന്ത്രമായി തീരും ജോമട്രിക് പ്രോഗ്രഷനും ശ്രുതിയോടുകൂടി ചൊല്ലുമ്പോൾ മന്ത്രമായിരിക്കും ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ചായുതം ച അയുതം ച പ്രയുതം ച പ്രയുതം ച നിയുതം ച നിയുതം ചുതം ച അർഭുതം ചനർഭുതം ച പത്ത് റൈസ് ടു പൂജ്യം പത്ത് റേസ്റ്റു ഒന്ന് പത്ത് റേസ്റ്റു രണ്ട് പത്ത് റേസ്റ്റു മൂന്ന് പത്ത് റേസ്റ്റു നാല് പത്ത് റേസ്റ്റു അഞ്ച് പത്ത് റേസ്റ്റു ആറ് പത്ത് റേസ്റ്റു പതിനെട്ട് വരെയുള്ള സംഖ്യ ബി സി മൂവായിരത്തി അഞ്ഞൂറിൽ എഴുതിയ യജുർവേദ മന്ത്രത്തില് ഈ ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന തന്ത്രിമാര് ചൊല്ലാറുണ്ട് ഒരു പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടാ ജോമട്രിക് പ്രോഗ്രഷൻ ആണെന്ന് യവാഷ്ടമേ മാഷാഷ്ടമേ തിലാഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവഷ്ടമേ നവഷ്ടമേ ശ്യാമാകാഷ്ടമേ ഈ മന്ത്രങ്ങൾ ചൊല്ലി ആ മന്ത്രങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ശബ്ദത്തിന്റെ വൈബ്രേഷൻ അൾട്രാ റിസപ്റ്റീവ് സെൻസറി ഓർഗൻസിനെ എക്സൈറ്റ് ചെയ്യുന്ന സൗണ്ട് എനർജിയിലൂടെ ആ ക്ഷേത്രാന്തരീക്ഷത്തെ നിറയ്ക്കാൻ വേണ്ടിയാണ് മണ്ഡപത്തിൽ വേദമന്ത്രം ചൊല്ലുന്നത് ആ മണ്ഡപം കഴിഞ്ഞ് അകത്തേക്ക് പോയാൽ ശ്രീകോവിലുണ്ട് ലോകത്തിലെ ഭാരതത്തിലെ ഏത് ക്ഷേത്രവും ശ്രീകോവില് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കണം കാരണം അയ്യായിരം വർഷങ്ങളായി ഭാരതത്തിൽ നടത്തുന്ന എല്ലാ യജ്ഞങ്ങളുടെയും യാഗകുണ്ടം യാഗാഗ്നികുണ്ഡം എന്ന് പറയുന്നത് സ്ക്വയറോ അതല്ലെങ്കിൽ സർക്കിളോ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ആ സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ആണ് ശ്രീകോവിലായിട്ട് നാം പ്രതിഷ്ഠിക്കുന്നത് അതിനകത്ത് പ്രപഞ്ചത്തിന്റെ അംശമായ ബിംബത്തെ ജീവചൈതന്യത്തിന്റെ അംശം കൊടുത്ത് അകത്ത് പ്രതിഷ്ഠിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ യാഗാഗ്നിശാലയില് യാഗം നടത്തുന്ന യാഗാഗ്നി കുണ്ടത്തില് നടുക്ക് എരിഞ്ഞു മുകളിലേക്ക് വരുന്ന അഗ്നി പോലെ ഊർജത്തിന്റെ സ്രോതസ് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുടെയും സ്രോതസ്സായിട്ട് ആ ബിംബത്തെ നാം പ്രതിഷ്ഠിക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് പ്രപഞ്ചത്തിന്റെ ഭാഗമായ ശില പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത് യാഗാഗ്നിശാലയ്ക്ക് തുല്യമാക്കിക്കൊണ്ട് യജ്ഞസ്ഥലം നിർത്തി നടത്തിയിട്ട് ആ ഉജ്ജ്വലമായ യാഗാഗ്നി ജ്വാലയിലേക്ക് കമ്പയർ ചെയ്ത് കൊണ്ടുവരാൻ ഭാരതീയർക്ക് സാധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ചിലര് പറയാറുണ്ട് ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ ഒരു ദേവാലയം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഒരു ശതമാനം അറിയാവുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണെന്ന് വിചാരിക്കുക ഏഴ് ജന്മം ഗതി പിടിക്കില്ല കാരണം അൾട്രാ മോഡേൺ സയന്റിഫിക് കൺസെപ്റ്റ് ആണിത് എനിക്കറിയാത്തത് ഞാൻ അംഗീകരിക്കാത്തത് ഞാൻ വിശ്വസിക്കാത്തതെല്ലാം അന്ധവിശ്വാസം എന്ന കേരളീയന്റെ ചിന്താധാരയുടെ ഭാഗമാണ് ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോകുമെന്ന് പറഞ്ഞത് ഇതിനകത്ത് അന്ധവിശ്വാസമില്ല ഇതിനകത്ത് അനാചാരമില്ല മനസ്സിലാക്കാൻ പറ്റാത്തവന്റെ അന്ധമായ അപ്രോച്ചാണ് അതിനകത്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആരും തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കാറില്ല അവിടെ വന്ന് നാം നടത്താറുള്ളത് എന്താ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് ഒരു പതിനൊന്ന് സെക്കൻഡ് നിങ്ങൾ നിന്നാൽ തിയറട്ടിക്കൽ ഫിസിക്സ് ഊർജതന്ത്രം പറയുന്ന എനർജി ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നത് ആ ബിംബത്തിനകത്ത് നിറച്ചും എനർജിയുണ്ട് അതെങ്ങനെയാ വിശ്വസിക്കുക കാവി വസ്ത്രമുടുത്ത പൂജാരി പൂജിച്ചത് കൊണ്ടാണോ അല്ല പൂണൂലിട്ട ബ്രാഹ്മണൻ പൂജിച്ചത് കൊണ്ടാണോ മാത്രമല്ല ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്ന ആര് പൂജിച്ചാലും അതിനകത്തേക്ക് എനർജി വരും അതിന് കാരണമുണ്ട് ശ്രീകോവിലിനകത്ത് നിറച്ചും വിളക്ക് വെച്ചിരിക്കുകയാണ് വിളക്ക് എന്താണെന്ന് ചോദിക്കാൻ ഒരു ഫിസിക്സ് പ്രൊഫസറുടെ അടുത്തും പോവണ്ട ആ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം നടക്കുമ്പോൾ നാദസ്വരമേളം നടക്കുമ്പോൾ ശങ്ക ഊതുമ്പോൾ ഇടയ്ക്ക അടിക്കുമ്പോൾ അവിടെ മുഴുവനും സൗണ്ട് എനർജിയുടെ പ്രവാഹമാണ് ക്ഷേത്രാന്തരീക്ഷത്തിൽ നിറയുന്നത് ഈ വിളക്കിന്റെ പ്രകാശം കർപ്പൂരം കത്തുമ്പോഴുള്ള ജ്വാല ചന്ദനത്തിരിയുടെ ജ്വാല ഇത് മുഴുവനും തന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റ് എനർജി ശ്രീകോവിലിനകത്തേക്ക് കൊടുക്കുന്നു സുഗന്ധമുള്ള പുഷ്പങ്ങള് സുഗന്ധമുള്ള ഇലകള് ചന്ദനത്തിരി ധൂപം ഇവയിൽ നിന്ന് വരുന്ന ആ സുഗന്ധ ദ്രവ്യം അല്ലെങ്കിൽ സുഗന്ധം കെമിക്കൽ എനർജിയാണ് ശ്രീകോവിലിനകത്തും ക്ഷേത്രത്തിനകത്തും ഈ ഉജ്ജ്വലമായ കെമിക്കൽ എനർജി നിറയുന്നു അപ്പൊ ഏതു തരം ആയി ക്ഷേത്രത്തില് sound energy heat energy light energy chemical energy plus spiritual energy ഇതെല്ലാം അതിനകത്ത് വരുന്നു അതുപോലെ തന്നെ നാം ആ ബിംബത്തിന് യഥാർത്ഥത്തിൽ നിവേദിക്കാറുണ്ട് ആ നിവേദ്യം പായസം മുഴുവനും ബിംബം തിന്നാറില്ല ഒരു തരത്തിലും ബിംബത്തിന് അത്രയും ആവശ്യമില്ല പക്ഷേ യഥാർത്ഥ പ്രാർത്ഥനയില് നാം നിവേദിക്കുന്ന സമയത്ത് ഇടത്തോട്ടും വലത്തോട്ടും നിവേദ്യം തട്ടി അതിൻ്റെ രസമാണ് നിവേദിക്കുന്നത് എന്ന് മന്ത്രത്തിൽ പറയാറുണ്ട് അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വഷത്കാര ത്വം വിഷ്ണു പുരുഷപ്പര അമൃത ഉപസ്തരണം അസി എന്ന് പറഞ്ഞ് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം ധ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം നമ ശിവായ നമ സ്വാഹ ഈ പഞ്ചപ്രാണനെ ബന്ധിപ്പിച്ച് നാം നിവേദിക്കുമ്പോൾ ആ നിവേദ്യം യഥാർത്ഥത്തിൽ പള്ളിയില് യേശുദേവന്റെ രക്തം പോലെയല്ല ആ പള്ളിയിലെ യേശുദേവന്റെ മാംസം പോലെയുള്ള ഗോതമ്പുണ്ടയല്ല അത് ഈശാവാസ്യ ഉപനിഷത്തിലെ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ബുഞ്ചീത റെപ്പിറ്റേഷൻ തേന ത്യക്തേന ബുഞ്ചീത ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശത്തിന്റെ മുമ്പില് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഞാൻ പ്രസാദം കഴിക്കുന്നു എത്ര ഉജ്ജ്വലമായ കൺസെപ്റ്റ് ആ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നു അതാണ് നാം പ്രസാദമായി കൊടുക്കുക ഇനി തിരിച്ചൊരു കോൺവേഴ്സ് തിയറം ഒന്ന് നോക്കുക എന്താ കോൺവേഴ്സ് തിയറം നിങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രീകോവിലിന്റെ അകത്തെ പ്രഭാപൂരിതമായ വിളക്ക് പിച്ചള നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം പൂശിയ ശ്രീകോവില് നിറമുള്ള പുഷ്പങ്ങള് ജ്വാലകൾ വെട്ടിത്തിളങ്ങുന്ന വിളക്ക് നിങ്ങളുടെ കണ്ണിനെ സെൻസറി ഓർഗനായ കണ്ണിനെ ഊർജം കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു അതുപോലെ ആ ക്ഷേത്രത്തിനകത്തെ സംഗീതാത്മകമായ സർവശബ്ദ തരംഗങ്ങളും ക്ഷേത്രാന്തരീക്ഷത്തിൽ സൗണ്ട് എനർജി കൊണ്ട് നിറയ്ക്കുന്നത് മാതിരി നിങ്ങളുടെ ചെവിയെ ഉജ്ജ്വലമായി പ്രവർത്തനോന്മുഖമായ ചൈതന്യവത്താക്കുന്നു അടുത്തത് അവിടെ നിന്ന് തരുന്ന അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ പുഷ്പവും ചന്ദനത്തിരിയുടെ സുഗന്ധവും ക്ഷേത്രത്തിന്റെ മൊത്തത്തിൽ കാണുന്ന സുഗന്ധം നിങ്ങളുടെ നാശാരന്ധ്രമായ മൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന ചന്ദനം കളവം അതുപോലെ കുങ്കുമം മറ്റു പ്രസാദം ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ത്വക്ക് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തില് തൊണ്ണൂറ് ശതമാനം പ്രസാദവും ഫ്രക്ടോസ് എന്ന ഷുഗർ അടങ്ങിയിരിക്കുന്നതാണ് ഷുഗർ നാം കഴിച്ച് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ബോഡി അബ്സോർബ് ചെയ്ത് കഴിയും ആ ഷുഗർ നാം ഏതിലൂടെയാണ് കഴിക്കുക ഈശ്വരന് നിവേദിച്ച ഉണ്ണിയപ്പം ഈശ്വരന് നിവേദിച്ച പായസം ഈശ്വരന് നിവേദിച്ച ത്രിമധുരം ഈശ്വരന് നിവേദിച്ച പഴങ്ങള് ഏതും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് സ്വീറ്റാണ് ആ സ്വീറ്റ് ആകാൻ കാരണം അത് ഏറ്റവും പെട്ടെന്ന് നാക്ക് എന്ന പഞ്ചേന്ദ്രിയത്തെ ആക്ടിവേറ്റ് ചെയ്യണം അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്തിനാ ആ പൂജാരിയോട് ഞാൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാനല്ല പൂജാരിക്ക് അതിൽ യാതൊരു റോളുമില്ല പൂജാരിക്ക് ഒരു റോളും ഉണ്ടാകാനും പാടില്ല പൂജാരി ആ ക്ഷേത്ര ബിംബത്തിന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന ആചാര്യൻ മാത്രം അദ്ദേഹത്തിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഒരു പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥൻ വലിയ ടാങ്കറില് പെട്രോൾ കൊണ്ടുവന്ന് ഈ പമ്പിലെ സ്റ്റോറേജ് ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ആ ക്ഷേത്രത്തിലെ പൂജാരി ബിംബത്തിലേക്ക് ചൈതന്യം പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം അതിന്റെ മുമ്പിൽ വരുന്ന ഭക്തന് യഥാർത്ഥത്തിൽ ബിംബത്തിലെ ചൈതന്യം പരമാത്മ ചൈതന്യം ഒരു കിർലിയൻ ഫോട്ടോഗ്രാഫി എടുത്താൽ വളരെ വലിയ ഓറ ആ ബിംബത്തിന് ചുറ്റും കാണാമെന്ന് മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കോറോട്ട് കോവ് എന്ന ശാസ്ത്രജ്ഞൻ തെളിയിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ കിർലിയൻ ഫോട്ടോഗ്രഫിയിലൂടെയും gas discharge visualization photography G D വിയിലൂടെയും തെളിയിച്ചിട്ടുണ്ട് ആ പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ജീവാത്മ ചൈതന്യത്തിന്റെ ആണ് ആ jeevatma chaitanyam will be at a lower level whereas paramatma chaitanyam as you all know at higher level ആ പരമാത്മ ചൈതന്യത്തിന്റെ ഉയർന്ന ഊർജ നിലയിൽ നിന്ന് ജീവാത്മ ചൈതന്യത്തിന്റെ ലോവർ ലെവലിലേക്ക് എനർജി ഫ്ലോ ചെയ്യാൻ ഒരു വിഷമോ ഇല്ല ചൂടുള്ള പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ ചൂട് പാത്രത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ഉയർന്ന താപത്തിൽ നിന്ന് താഴ്ന്ന താപത്തിലേക്ക് ഊർജം പകരുന്നത് പോലെ പരമാത്മ ചൈതന്യത്തിന്റെ സിംബോളിക് ആയ ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ജീവാത്മ ചൈതന്യം വശിച്ച മനുഷ്യനിലേക്ക് ഒരു second just like a lightning energy മാറുമ്പോഴാണ് ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ നിങ്ങൾ അറിയാതെ കണ്ണടച്ച് നിൽക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൂടാ ശ്രീകോവിലിന്റെ മുമ്പിൽ പോകുമ്പോൾ കണ്ണടയ്ക്കുന്നത് എന്തിനാ കണ്ണടയ്ക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ അകത്തേക്കെടുത്ത് മനസ്സിനെ ബിംബത്തിലേക്ക് ഫോക്കസ് ചെയ്യാം അറിയാതെ ചെയ്യുന്നതാ ആ പഞ്ചേന്ദ്രിയങ്ങളുടെ concentration and it's it is required for eleven second പതിനൊന്ന് മിനിറ്റ് അതുകൊണ്ട് എനർജി നിങ്ങൾക്ക് കിട്ടും just like a spiritual energy, it is called real biochemical and physical energy transfer നടക്കും അതിനു വേണ്ടിയാ നിൽക്കുന്നത് ചില സമയത്ത് ദീപാരാധന നടത്തുമ്പോൾ നിങ്ങൾ കണ്ടു കാണും നേരെ എല്ലാ വാതിലുകളും അടച്ച് ശ്രീകോവിലിനകത്ത് നിറച്ച് വിളക്ക് വെച്ച് നിറച്ച് പുഷ്പമിട്ട് അതിനകത്ത് കർപ്പൂരമിട്ട് ഒരു ഒരു ദീപാരാധന തട്ടെടുത്ത് അതിലൊഴിയ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് ദീപാരാധന നടത്തുമ്പോൾ എന്താ മന്ത്രം ധ്രുവാദ്യൗഹും ധ്രുവാ പൃഥിവി ധ്രുവാ സപ്പർവതാജിമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദ ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രി ബിംബത്തിന്റെ മുമ്പിൽ ദീപാരാധന നടത്തുമ്പോൾ പാറശാലയിലെ ആൾക്കാരെല്ലാവരും ഉയരണേ എന്ന് പ്രാർത്ഥിക്കാറില്ല എം എം ഹസനെ തടഞ്ഞവർ ഉയരണേ എന്ന് പ്രാർത്ഥിക്കാറില്ല കമ്മ്യൂണിസ്റ്റുകാർ ചെങ്കൊടി വെച്ചവരെ ഉയർത്തണേ താഴ്ത്തണേ എന്ന് പ്രാർത്ഥിക്കാറില്ല എന്തു വേണമെങ്കിലാവാം പക്ഷേ പൂജാരിയുടെ മന്ത്രം വളരെ സിമ്പിളാണ് ധ്രുവാദ്യോ ഈ പ്രപഞ്ചഗോളം മംഗളപരമായിരിക്കട്ടെ ധ്രുവ പൃഥിവി ഈ ഭൂമി മംഗളകരമായിരിക്കട്ടെ ധ്രുവാസ പർവതായിമേ പ്രപ ഭൂമിയുടെ എല്ലാ കാലാവസ്ഥയെയും നിയന്ത്രിക്കുന്ന ആ പർവ്വതങ്ങൾ മംഗളകരമായിരിക്കട്ടെ ധ്രുവം വിശ്വമിതം ജഗത് ഇവിടെ വസിക്കുന്ന സർവജീവജാലങ്ങളും മംഗളകരമായിരിക്കട്ടെ ധ്രുവോ രാജാവിശാമയം നമ്മളെ ഭരിക്കുന്ന രാജാക്കന്മാര് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എം ഡി എഫ് ആണെങ്കിലും അവരും മംഗളകരമായിരിക്കട്ടെ കൈക്കൂലി വാങ്ങിക്കട്ടെ എന്നർത്ഥമില്ല അവരും മംഗളകരമായിരിക്കട്ടെ ധ്രുവോ രാജാവിശാമയം ധ്രുവന്തേ രാജാ വരുണോ മഴ പെയ്യിക്കുന്ന വരുണദേവൻ മംഗളകരമായിരിക്കട്ടെ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാവിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി സർവചരാചരങ്ങളുടെയും അധിപനായ ഈശ്വരന്റെ ഗുരുവായ ബൃഹസ്പതി മംഗളകരമായിരിക്കട്ടെ അവസാനം രാഷ്ട്രം ധാരയതാം ധ്രുവം ഈ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ എത്ര ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആ ദീപാരാധന ബിംബത്തിന് നടത്തി ആ ദീപാരാധന തട്ട് താഴെ വെച്ച് മംഗളനീരാജനം സമർപ്പയാമി സുവർണപുഷ്പം സമർപ്പയാമി ചത്ര ചാമരാതി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി എന്ന് പറഞ്ഞ് ദീപാരാധന തട്ടിലെ അഗ്നിജ്വാലയിൽ നിന്ന് മൂന്ന് പ്രാവശ്യം ആ പൂജാരി പുഷ്പം കൊണ്ട് അഗ്നിയുടെ അംശത്തെ ബിംബത്തിലേക്കിട്ട് സ്വയം തലയ്ക്ക് തൊട്ട് ഈ അഗ്നി വെച്ച് പുറത്തേക്ക് കൊടുത്ത് ഓരോരുത്തരും ആ അഗ്നിയുടെ അംശത്തെ തൊട്ട് തലയിൽ വെക്കുമ്പോൾ ശ്രീകോവിലിനകത്ത് ചൈതന്യം നൽകിയ അതേ അഗ്നിയാണ് മുമ്പിലിരിക്കുന്ന സർവർക്കും അപ്പൊ ഒരു സംശയം അത്രയും നേരം ഇല്ലാതിരുന്ന അത്രയും പ്രഭയോടുകൂടിയല്ലേ ശ്രീകോവില് തുറന്നത് ആ സമയത്ത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിലിരുന്ന വ്യക്തിക്ക് എനർജി കൂടുതൽ ഇൻജക്ട് ചെയ്തിട്ടുണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ അതിനും പരിഹാരം ഭാരതീയർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ദീപാരാധന കഴിഞ്ഞ് പൂജാരി ഒരു ശങ്കില് കുറെ വെള്ളമെടുത്തു കൊണ്ടുവന്ന് ഇടനാഴിയിൽ നിന്ന് അതിൻ്റെ മുകളില് കൈവച്ച് ഏത് ബിംബമാണോ പൂജിക്കപ്പെടുന്നത് ആ ബിംബം ശിവന്റെയാണെങ്കിൽ ഓം നമശിവായ ഓം നമശിവായ എന്ന് എട്ട് പ്രാവശ്യം ചൊല്ലും ദേവിയുടെ ആണെങ്കിൽ ഓം ഹ്രീന്ദം ദുർഗായനുമായ എന്ന് ചൊല്ലും അയ്യപ്പന്റെ ആണെങ്കിൽ ഓം ഹ്രീം പരഗോത്രേനമ എന്ന് ചൊല്ലും മുരുകന്റെ ആണെങ്കിൽ ഓം സുബ്രഹ്മണ്യായനമ എന്ന് ചൊല്ലും എന്നിട്ട് എട്ട് പ്രാവശ്യം ചൊല്ലി ആ ശംഖ് തീർത്ഥം നാല് പ്രാവശ്യം ശ്രീപാദോദകമിതം ശ്രീപാദോദകമിതം ശ്രീപാദോദകമിതം ശ്രീപാദോദകമിതം മൂന്ന് പ്രാവശ്യമല്ല നാല് പ്രാവശ്യം ചുറ്റിയെടുത്ത് ശങ്കിലേക്ക് ചെന്ന് ഒഴിക്കുമ്പോൾ ഏത് ബിംബത്തെയാണോ പൂജിച്ചത് ആ ബിംബത്തിന് താൽക്കാലികമായിട്ട് മനുഷ്യന്റെ രൂപം മനസ്സിൽ കണ്ട് ആ മനുഷ്യന്റെ രൂപത്തിലുള്ള ഈശ്വര ചൈതന്യത്തിന്റെ കാല് രണ്ടു പ്രാവശ്യം വീതം കഴുകി ആ വെള്ളത്തെ ശങ്കിലെടുത്ത് നേരെ എടുത്ത് മുകളിലേക്ക് തളിക്കും പൂജാരി ദേവേഭ്യ ഇതം ദേവന്മാർക്കായിക്കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം പിതൃഭ്യൈതം പിതൃക്കൾക്കായിക്കൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം അവനവന് ആത്മനയിതം നാലാമത്തെ പ്രാവശ്യം സർവേഭ്യയിതം എന്ന് പറഞ്ഞ് ശ്രീകോവിലിന്റെ മുമ്പിലിരിക്കുന്നവരുടെ മുഖത്തേക്ക് ഒരൊറ്റ ഏറാണ് വെള്ളം ആർക്കെങ്കിലും എനർജി കൂടുതൽ അറിയാതെ പമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ളൊരു മെക്കാനിസവും അന്നത്തെ തന്ത്രിമാര് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യവും കൂടി സ്വകാര്യമായിട്ട് പറയാം ഉറക്കെ എന്താണ് ആ ശ്രീകോവിലിലെ തന്ത്രി വെള്ളം എറിയുമ്പോൾ എവിടം വരെയാണോ വെള്ളം എത്തുന്നത് അവിടം വരെയാണ് ഏറ്റവും ഒപ്റ്റിമം ലെവലിൽ ഊർജം കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അത്രയും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നാളെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇടി ഉണ്ടാകരുത് എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഭാരതീയ ഊർജതന്ത്രവും ക്ഷേത്രവും എത്ര ഉജ്ജ്വലമായ കൺസെപ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല ആ ചൈതന്യത്തെ മുമ്പിൽ വെക്കുമ്പോഴാണ് ക്ഷേത്രം ക്ഷേത്രമാകുന്നത് എന്നിട്ട് അതിനകത്ത് നമ്മൾ പ്രദക്ഷിണം വെക്കാറുണ്ട് പല പ്രാവശ്യം പ്രദക്ഷിണം വെക്കാറുണ്ട് എന്തുകൊണ്ടാ ഇവിടെ ശാസ്താക്ഷേത്രമുണ്ട് ശബരിമല ശാസ്താവിന് ഇത്ര പ്രാധാന്യം പാലക്കാട് ചിറ്റൂര് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എന്താ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ ഇത്രയും പ്രധാനം ഒറ്റ കാര്യമാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് പരസ്പരം ഭാവയന്ത ഒരൊറ്റ വാക്കുമതി ആറ്റം ബോംബ് മാതിരിയുള്ള ഒരു വാക്കാതെ പരസ്പരം ഭാവയന്ത എത്ര മനുഷ്യര് ക്ഷേത്രത്തിലേക്ക് വരുന്നുവോ അത്രയും ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കും എത്രത്തോളം ക്ഷേത്ര ചൈതന്യമുണ്ടോ അത്രത്തോളം ചുറ്റുമുള്ളവർക്ക് ചൈതന്യം വർദ്ധിക്കും അപ്പൊ ആൾക്കാർ വന്നാൽ ചൈതന്യമുണ്ടാകും ചൈതന്യമുണ്ടെങ്കിൽ ആൾക്കാർ വരും പരസ്പരം ഭാവയന്ത എത്ര ഉജ്ജ്വലമായ ഒരു കൺസെപ്റ്റ് ഇതെങ്ങനെയാ മനസ്സിലാവുക ഒരു മാഗ്നറ്റ് എടുത്ത് ആ മാഗ്നറ്റിന് ചുറ്റും കോപ്പർ കോയിൽ കറക്കിയാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും അപ്പൊ മാഗ്നറ്റ് ശ്രീകോവിലിനകത്തെ ബിംബമാണെന്ന് വിചാരിക്കുക കോപ്പർ കോയിൽ കറങ്ങുന്നത് നിങ്ങൾ പ്രദക്ഷിണം വെക്കുന്നതാണെന്ന് വിചാരിക്കുക അപ്പോ ശ്രീകോവിലിനകത്തുള്ള ബിംബത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പത്ത് ഇരുപത്തിമൂന്ന് ഇൻറ്റു പത്ത് റേസ്റ്റ് മുപ്പത്തൊമ്പത് സർപ്പരാജ്ഞി വിഗ്രഹത്തിന് ഇരുപത്തിമൂന്ന് ഇൻറ്റു പത്ത് റേസ്റ്റ് മുപ്പത്തിനാല് ശിവലിംഗത്തിന് ഇരുപത്തിമൂന്ന് ഇൻറ്റു പത്ത് റേസ്റ്റ് ഇരുപത്തൊമ്പത് മറ്റ് ശ്രീകൃഷ്ണ ശാന്തദേവതമാർക്കെല്ലാം അപ്പൊ ഇത്രയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈ ബിംബത്തിലുണ്ടെങ്കിൽ വേവ്സ് മുഴുവനും തരംഗങ്ങളായിട്ട് പുറത്തിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക വേവ്സ് തരംഗങ്ങളായിട്ടല്ല വേവ്സ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക വേവ്സ് എന്ന് പറഞ്ഞാൽ തരംഗം തന്നെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത് കാണാം എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത് കാണുന്നത് ഒരു മാഗ്നറ്റ് ഇരുമ്പിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അട്രാക്ഷനും റിപ്പൾഷനും വേവ്സിലൂടെയാണ് നാം വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയാൻ കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് വേവ്സ് ശരീരത്തിലെ ഹീമോഗ്ലോബിനിലുള്ള ഇരുമ്പിനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് കുട്ടികൾ പഠിക്കരുത് എന്ന് പറയാൻ കാരണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൂവ് ചെയ്തിരിക്കുന്നത് ബ്രെയിനിലെ മാഗ്നറ്റിക് വേവ്സും ഭൂമിയുടെ മാഗ്നറ്റിക് വേവ്സും കൗണ്ടർ ചെയ്യുന്നത് കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് മാത്രമേ കുട്ടികൾ പഠിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്ന നാന്നൂറ് കുട്ടികളിൽ പഠനം നടത്തിയപ്പോൾ പതിനഞ്ച് ശതമാനം മാർക്ക് കൂടുതൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നവരുടെ പതിനഞ്ച് ശതമാനം മാർക്ക് മോസ്കോയിലേക്ക് നോക്കി വടക്കോട്ട് ഇരിക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനം നോർമൽ മുകളിലേക്കുമില്ല ചുവട്ടിലേക്കുള്ള അപ്പൊ മോസ്കോയിലേക്ക് നോക്കേണ്ട കാര്യമില്ല ചൈനയിലേക്ക് നോക്കേണ്ട കാര്യമില്ല ഇന്ത്യയിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ മതി എത്ര രസകരമായ concept proven beyond a doubt on the capability of the brain to adopt and adopt and analyze everything by the brain. ആ ഒരു കൺസെപ്റ്റിലൂടെ തരംഗങ്ങൾ ബിംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രദക്ഷിണം വെച്ച് പ്രദക്ഷിണം വെച്ച് അത് മുറിയുമ്പോൾ അതിനകത്തൊരു ഇലക്ട്രിക് എനർജി മാതിരി എനർജി ഉണ്ടാകുന്നു ആയിരം പേര് പ്രദക്ഷിണം വെച്ചാൽ ബിംബത്തിന് ആയിരം ഇരട്ടി ചൈതന്യം അതുപോലെ തിരിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട് എന്താ തിരിച്ചുള്ള കൺസെപ്റ്റ് ഒരു കോപ്പർ കോയിലിന്റെ നടുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് വെച്ച് നേരെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അത് മോട്ടറായി പ്രവർത്തിക്കും അപ്പൊ ഇലക്ട്രിസിറ്റി ഇങ്ങോട്ടെടുക്കാൻ ജനറേറ്ററും ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്താൽ മോട്ടറുമാകുന്നത് പോലെ നാം പ്രദക്ഷിണം വെക്കുമ്പോൾ നമുക്കും എനർജി ലഭിക്കുന്നു ബിംബത്തിനും എനർജി ലഭിക്കുന്നു മാഗ്നറ്റിക് വേവ്സിന്റെ പൾസസ് ബ്രേക്ക് ചെയ്യുന്നത് പോലെ എന്ന് കമ്പയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തില് ക്ഷേത്ര പ്രദക്ഷിണത്തിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാം അപ്പൊ ഭാരതീയ ക്ഷേത്രങ്ങള് ഇനി ആ ക്ഷേത്രത്തിൽ നിന്ന് എനർജി നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കുക എങ്ങനെയാ എനർജി കിട്ടുക സാധാരണ പുതിയ പുതിയ കുളീനറി എക്യുപ്മെന്റ് ഉണ്ട് അടുക്കളയില് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റിന്റെ ചുവട്ടില് ചെമ്പിന്റെ തകിട് വെച്ചിട്ടുണ്ടാവും എന്തിനാ ചെമ്പിന്റെ തകിട് വെച്ചിരിക്കുന്നത് സ്റ്റീലിന്റെ തകിട് പോരെ ചെമ്പിന്റെ തകിട് വെച്ചാൽ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് പോയിന്റ് വണ്ണ അതായത് കുറച്ച് താപം കൊടുത്താൽ വളരെ പെട്ടെന്ന് ചൂടാവാൻ ചെമ്പ് പാത്രത്തിന് സാധിക്കുന്നത് പോലെ നമ്മളുടെ ശരീരം ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോൾ ഊർജം സ്വീകരിക്കാൻ പാകത്തിന് ശരീരത്തെ ഉയർത്തണം അപ്പോ എനർജി റിസീവ് ചെയ്യാൻ പാകത്തിന് ശരീരത്തെ ഉയർത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നാരായണ ഗുരുദേവൻ പറഞ്ഞത് അനുഷ്ഠിക്കുക എന്താ നാരായണ ഗുരുദേവൻ പറഞ്ഞത് ശരീരശുദ്ധി ഉണ്ടാകണം കുളിച്ചിട്ടേ അമ്പലത്തിലേക്ക് പോകാവൂ ശരീരശുദ്ധി ഇല്ലെങ്കിൽ സ്കിന്നിന് പുറത്തുള്ള sodium chloride sodium sulphate urea അതുപോലെ സ്വെറ്റ് പല രീതിയിലുള്ള അമോണിയം സോൾട്ട് ശരീരം സ്മെല്ല് വരുന്ന വിധത്തിൽ അശുദ്ധമാണെങ്കിൽ ഈ എനർജി റിസീവ് ചെയ്യാൻ സാധ്യമല്ല എങ്ങനെയാ അത് മനസ്സിലാക്കാം ഒരു കണ്ണാടിയിൽ നിറച്ച് പൊടിയുണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മളുടെ രൂപം വ്യക്തമല്ല നമ്മളുടെ പ്രകാശം കണ്ണാടിയിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധ്യമാകാതിരിക്കാൻ കാരണം പൊടിയുണ്ട് ശരീരത്തിൽ പൊടിയുണ്ടെങ്കിൽ എനർജി റിസീവ് ചെയ്യില്ല ശരീരശുദ്ധി രണ്ടാമത്തേത് ആഹാരശുദ്ധി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള പശുവിനെയും പോത്തിനെയും ഒന്നര അടി നീളമുള്ള കഴുത്തിലൂടെ കത്തി വെള്ളരിക്ക അറിയുന്ന മാതിരി അറത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി നാൽപ്പത്തഞ്ച് മിനിറ്റ് അത് രണ്ട് ഇട്ട് വികൃതമായ ശബ്ദത്തിലൂടെ വേദന കൊണ്ട് പൊളഞ്ഞ കണ്ണ് തള്ളി നാക്ക് പുറത്തേക്ക് ഉന്തി കൈകാലിട്ട് അടിച്ച് പതിമൂന്ന് ലിറ്റർ ബ്ലഡ് അവിടെ മുഴുവനും തെറിച്ച് ആ മാംസത്തിന്റെ ഒരംശം കഷ്ണമായിട്ടെടുത്ത് നൂറ്ററുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ വെളിച്ചെണ്ണയിൽ ഉപ്പും മുളകും ഇട്ട് വറുത്ത് അത് പ്ലേറ്റിലിട്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ ഉപ്പും മുളകുമിട്ട ശവം തിന്ന് അമ്പലത്തിൽ ചെന്നാൽ യാതൊരു സംശയമില്ല ഈശ്വരാനുഗ്രഹം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ അനുഗ്രഹം പോലും അവർ വിചാരിച്ചാൽ പോലും കിട്ടില്ല കാരണം energy will not go inside അതുകൊണ്ട് നല്ല ആഹാരശുദ്ധി വേണം എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു ആഹാരശുദ്ധി സോളിഡ് ആഹാരത്തിൽ മാത്രമല്ല ലിക്വിഡ് ആഹാരത്തിലും അത് ശുദ്ധി വേണം അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ ഞാൻ പറയാതെ തന്നെ ലിക്വിഡും സോളിഡും നീല കോർപ്പറേഷൻ ആണെങ്കിലും ടോഡി കോർപ്പറേഷൻ ആണെങ്കിലും ചെത്തരുത് കുടിക്കരുത് വിൽക്കരുത് എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞത് നമ്മളെ എല്ലാവരെയും ഉദ്ദേശിച്ച് തന്നെയാണ് ഞങ്ങളുടെ ജാതിയില് വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ജോലി ഇതായതുകൊണ്ട് ചമ്പൽക്കാട്ടിലെ ഫൂലൻ ദേവി എന്റെ കൂട്ടത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ജോലി ആൾക്കാരുടെ തലയിറക്കലാണെന്ന് പറഞ്ഞ് അത് കാരണം തൊണ്ണൂറ് ശതമാനത്തിന് ജോലി ഇല്ലാതെ ആവണ്ട താൻ ഇഷ്ടംമാതിരി ആൾക്കാരുടെ തലയിറത്തോളാൻ പറയാൻ പറ്റുമോ അതുകൊണ്ട് ചെത്തലാണ് വിൽക്കലാണ് ജോലിയെങ്കിലും അത് അധാർമികമാണ് ശരീരത്തിനും മനസ്സിനും അവനവന്റെ മാത്രമല്ല മറ്റു പല വീടുകളും നശിക്കുന്നതിന്റെ ശാപം കൂടി ചെത്തുന്നവനും വിൽക്കുന്നവനും ഉണ്ടാകും അതുകൊണ്ട് ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി കേരളീയൻ ഇല്ലാത്തത് അത് തന്നെയാണ് ഞാൻ നന്നായില്ലെങ്കിലും മറ്റുള്ളവൻ നന്നാവരുത് ഞങ്ങൾ രണ്ടുപേരും ഈക്വലി യൂസ്ലെസ് ആണെന്ന് പറയാൻ എന്തൊരു സന്തോഷ കേരളീയരെന്നറിയാമോ ഈക്വലി യൂസ്ഫുൾ അല്ല അവനെ പിടിച്ച് താഴെയിട്ട് അവന്റെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ച് കണ്ടില്ലേ നമ്മുടെ മുഖ്യമന്ത്രി ചക്രശ്വാസം വലിക്കുന്നത് ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്നതാ ഇതിന്റെ ചക്രശ്വാസത്തിന്റെ കാരണം ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഞാൻ തന്നെ ഒരു കാരണവശാലും നല്ലത് ചെയ്യാൻ അനുവദിക്കില്ല സത്യപ്രതിജ്ഞയ നേരത്തെ പറഞ്ഞത് മാതിരി അങ്ങനെ മനസ്സ് ശുദ്ധി ഇല്ലാത്തയിടത്തോളം കാലം ഒരു കാരണവശാലും എനർജി ലഭിക്കില്ല യു ക്യാൻ പ്രൂവ് ഇറ്റ് നല്ല ടി വിയുടെ മുമ്പിലിരുന്ന് വല്യേട്ടനിലെ പാട്ട് അല്ലെങ്കിൽ ഹിസ്ഹൈനസ് ഹൈനസ് അബ്ദുള്ളയില് കൈതപ്രവും മോഹൻലാലും ഇരുന്ന് അടിച്ച് കലക്കി ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് നിങ്ങൾ അതിന്റെ മുമ്പിലിരുന്നൊന്ന് ആസ്വദിക്കുകയാണെന്ന് വിചാരിക്കുക ആസ്വദിക്കുന്ന സമയത്ത് ഓഫീസിൽ ആർക്കെങ്കിലും പാര വയ്ക്കാനുള്ള മാനസികാവസ്ഥയോടുകൂടിയാണ് ഈ പാട്ട് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആസ്വദിക്കാൻ സാധിക്കോ സൗണ്ട് എനർജി അകത്തേക്ക് പോവുകയോ അതിന്റെ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുമോ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുമോ ഒന്നുമില്ല കാരണം ടി വിയിലെ പാട്ട് മോശമായതുകൊണ്ടല്ല ടി വിയിലെ സീൻ മോശമായതുകൊണ്ടല്ല നിങ്ങളുടെ മനസ്സിനകത്ത് നെഗറ്റീവ് നിറഞ്ഞിരിക്കുന്നു അത് ഇരിക്കുന്നിടത്തോളം കാലം ക്ഷേത്രത്തിൽ നിന്ന് എനർജി വരില്ല അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി ആ കർമ്മവും ഓരോ പ്രവൃത്തിയും നിങ്ങൾക്ക് ആരോട് ദേഷ്യമുണ്ടാകട്ടെ ആരോട് ഇഷ്ടമുണ്ടാകട്ടെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആലോചിക്കണം ഒരുവന് നെഗറ്റീവ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് ഉണ്ടായാൽ തിരിച്ചടിക്കുന്നത് നിങ്ങൾക്കാണ് Newton's law for every action there is an equal and opposite reaction ഒരു മന്ത്രി ക്ഷേത്രത്തിനകത്തേക്ക് വരാൻ തയ്യാറായി വന്നാൽ അദ്ദേഹത്തിന് പഞ്ചശുദ്ധി ഉണ്ടെങ്കിൽ സ്വീകരിക്കണം അകത്തേക്ക് കൊണ്ടുവരണം എത്രത്തോളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുമോ ജാതിയോ മതമോ മറ്റൊരു ഇസമോ നോക്കരുത് അകത്തേക്ക് കൊണ്ടുവരണം സ്വാഭാവികമായിട്ട് മാറും ആരോടും വിദ്വേഷമില്ല ഇവിടെ ജനിച്ചു വളർന്ന സർവരുടെയും രക്തം ഹിന്ദു രക്തമാണ് നല്ലവരാണെങ്കിൽ ദുരുദ്ദേശമില്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരിക ദുരുദ്ദേശമുണ്ടെങ്കിൽ അകത്ത് വന്ന് കുറെ അധികം എനർജി പമ്പ് ചെയ്യുമ്പോൾ താനെ മാറിക്കോളും കുറച്ചൊക്കെ എനർജി അകത്തേക്ക് കയറുമ്പോ മാറില്ലേ ഈ ക്ഷേത്രം പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എനർജി വന്നു കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എല്ലാവരും വന്നത് നിങ്ങൾ വന്നത് കൊണ്ടല്ലേ എനർജി വന്നത് this conversion this change and this modification upliftment enrichment all are possible if and only if you permit them to come inside. അകത്തേക്ക് വരാൻ അനുവദിക്കാത്തയിടത്തോളം കാലം അത് സാധ്യമല്ല ശരീരശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി കർമ്മശുദ്ധി അതുപോലെ വാക്കുശുദ്ധി രണ്ടാമതായിട്ട് പറയേണ്ടതാണ് വാക്ശുദ്ധി ഓരോ വാക്കിലും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട് അവർ ഒരു വാക്ക് അവരിൽ നിന്ന് നെഗറ്റീവ് വന്നിട്ടില്ല മൂന്ന് നാല് വർഷം അവരിവിടെ ഇരിക്കുന്നു അവരുടെ വായിൽ നിന്ന് ഏറ്റവും ശാന്തമായിട്ടുള്ളത് ഈ ക്ഷേത്രം നന്നാവാൻ കാരണം അതാ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ഓഫീസ് മുറിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ വരുന്നു ഈ വ്യക്തിയോടൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പറയണമെന്ന് വിചാരിക്കുക നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയോട് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് മൂന്ന് വിധത്തിൽ പറയാം മറ്റൊരു ഓഫീസർ വന്നിട്ടുണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകണം you may please wait outside സാത്വികമായ വാക്ക് you wait outside go and wait outside രാജസീകം യു ഗെറ്റ് ഔട്ട് താമസീകം മൂന്നും അർത്ഥം പുറത്തേക്ക് പോകാനാണ് സാത്വികമായിട്ട് പുറത്ത് കാത്തു നിൽക്കണം രാജസീകമായിട്ട് പുറത്തേക്ക് പോകൂ താമസികമായിട്ട് ഓരോ പുറത്തേക്ക് ആസ് സിമ്പിൾ ആസ് ദാറ്റ് വാക്കുകൾ മൃദുവായിരിക്കണം വാക്കുകൾ ശാന്തമായിരിക്കണം നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷം തോന്നണം ഒന്നും കൊടുത്തിട്ടല്ല കൈക്കൂലി കൊടുത്തിട്ടല്ല ത്രിമുദരം കൊടുത്തിട്ടല്ല ഓ അയാളെ കണ്ടാൽ അയാളോടൊന്ന് സംസാരിച്ചാൽ അതൊരു രസമാണ് കേട്ടോ നമ്പൂതിരിമാര് പറയും ഓ അയാളോട് സംസാരിച്ച അതൊരു ഭാഗ്യ എന്താ ഇയാളോട് സംസാരിച്ചാൽ ഇത്രയും ഭാഗ്യം വരാൻ കാരണം ലോട്ടറി ടിക്കറ്റ് എടുത്തു തരുന്നുണ്ടോ ഇല്ല വാക്കുകളുടെ സൈക്കോലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഭാഷാപരമായ എഫക്റ്റ് എത്ര നല്ല മനുഷ്യരാ അയാളെന്നറിയോ അപ്പൊ തിരുവേനിക്ക് അറിഞ്ഞൂടെ അയാള് കള്ളത്തരം ചെയ്ത ആളാ അതൊക്കെ നമ്മളെന്തിനാ നോക്കണേ ഇപ്പൊ അയാള് നല്ല ആളല്ലേ അയാള് പണ്ടെന്തെങ്കിലും ചെയ്തിട്ടുണ്ട് വൈശു ഈശുൻ ബോധർ നമ്പൂതിരി ശാന്തമായിട്ട് പറഞ്ഞ കണ്ടിട്ടുണ്ടോ എത്ര രസകരമായിട്ടാ ചില നമ്പൂതിരിമാര് പറയാ അതുപോലെ തന്നെ ചിലപ്പോ കാവ്യവൽക്കരണത്തെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ലേ എന്തൊരു കഷ്ടമാണ് ഇവർ പറയുന്നത് ഇവിടെ വേദവ്യാസൻ ബി ജെ പി ആയിരുന്നോ വിശ്വാമിത്രൻ ബി ജെ പി ആയിരുന്നോ വസിഷ്ഠൻ ബി ജെ പി ആയിരുന്നോ ശങ്കരാചാര്യ ബി ജെ പി ആയിരുന്നോ കാവി എന്ന് പറയുന്നത് നാടിന്റെ പൈതൃകത്തിന്റെ ഭാഗ അതിനെ കൊണ്ടുപോയി ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടിയ നിങ്ങൾ എന്ത് അസംബന്ധ ചെയ്യുന്നത് എന്ന് എ കെ ആന്റണി പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് കേരളത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അല്ല കഴിഞ്ഞ അഞ്ചു ദിവസം ഞാൻ ഡൽഹിയിലായിരുന്നു മിനിങ്ങാന്ന് പറഞ്ഞേ ഉള്ളൂ ഡൽഹിയിൽ എ കെ ആന്റണിയുടെ വാക്കിന് കിട്ടിയ ഇമ്പാക്ട് ഇമ്മെഷറബിൾ ആണ് അവിടെ മൊത്തം അദ്ദേഹത്തിന്റെ വരിക്ക് കാരണം അദ്ദേഹം ശാരീരിക മാനസിക വാക്പരമായ കർമ്മപരമായ ശുദ്ധി ഒരു പരിധി വരെ കീപ്പ് ചെയ്യുന്നുണ്ടാകാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകാം ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടി പാറശാലയിൽ വെച്ച് പറഞ്ഞോട്ടെ പക്ഷേ ആ വാക്കുകൾ അദ്ദേഹം പറയുമ്പോൾ എന്ത് ശാന്തമായ രീതിയാ പണ്ട് ഒരു സി പി ഐയിലെ ചന്ദ്രശേഖരൻ മിനിസ്റ്റർ ഫുഡ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ എന്തൊരു ബഹുമാനാ തോന്നുകയെന്നറിയാം എന്ത് ശാന്തായിട്ട് അദ്ദേഹം പറയാ അദ്ദേഹത്തിന് വിയോജിപ്പ് തോന്നുന്നത് സാത്വിക ഭാഷയിലെ ശാന്തമായിട്ട് പറയും ഷാർപ്പായിട്ട് പറയും വേദനിക്കില്ല മെസ്സേജ് ഈസ് കൺവേർട്ട് ഏത് വ്യക്തിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഈ പദപ്രയോഗം മാനസിക വികാരം കർമ്മത്തിന്റെ പ്രത്യേകത ഇത്രയും ഞാൻ ഇവിടെ പറയാൻ കാരണം ക്ഷേത്രത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് ഈ പഞ്ചശുദ്ധി ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എത്ര കാലം പോയാലും നന്നാവില്ലെന്ന് മാത്രമല്ല ആ ക്ഷേത്രം നിങ്ങളുടെ വരവ് കൊണ്ട് ഡീഗ്രേഡ് ചെയ്യും അതുകൂടി ഓർക്കണം കാരണം നല്ല ചൂടുവെള്ളത്തില് കുറെ തണുത്ത ഐസ് ഇട്ടാൽ വെള്ളത്തിന്റെ ചൂട് പോകും ക്ഷേത്രത്തിനകത്തെ ഊർജത്തിലേക്ക് നെഗറ്റീവ് ഊർജമുള്ള ആൾക്കാർ കയറിയാൽ ക്ഷേത്ര ചൈതന്യം കുറയും അത്യുജ്വലമായ ചരിത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ സാധാരണ ചിലര് ചോദിക്കാറുണ്ട് നല്ല ആത്മനിഷ്ഠയോടുകൂടി നമ്മൾ ഇവിടെയുള്ള ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ പോയാൽ പോരെ എന്തിനാ ശബരിമലയിൽ പോകുന്നത് അതിന് മറ്റൊരു തീരം കൂടിയുണ്ട് മറ്റൊരു സയന്റിഫിക് കൺസെപ്റ്റ് എന്താ സയന്റിഫിക് കൺസെപ്റ്റ് മൊത്തത്തില് ഒരു മനുഷ്യൻ നൂറ് കിലോഗ്രാം സുഖം അനുഭവിക്കാൻ യോഗമുണ്ട് അയാൾക്ക് നൂറ് കിലോഗ്രാം ദുഃഖവും ഈശ്വരൻ കൊടുത്തിട്ടുണ്ടാവും ആർക്കും സുഖം മാത്രമായിട്ട് ഈശ്വരൻ കൊടുക്കാറില്ല സുഖവും നൂറ് കിലോഗ്രാം ദുഃഖവും നൂറ് കിലോഗ്രാം അപ്പൊ ഒരാള് തീരുമാനിക്കുക ഈ ദുഃഖം നൂറ് കിലോഗ്രാം അനുഭവിക്കാനുള്ളത് ഞാൻ നേരത്തെ അങ്ങോട്ട് അനുഭവിച്ച് തീർക്കാൻ പോവാം കടം കൊടുക്കാനുള്ളതുമായി അപ്പൊ അയാൾ എന്താ തീരുമാനിക്കുന്നത് വീട്ടില് ഭാര്യ റേഷൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ പുറത്തേക്ക് പോവാത്ത പാർട്ടി ഇരുമുടി തലയിൽ കെട്ടി ഒരു കറുത്ത മുണ്ടുമെടുത്ത് ഒരു ജുബായുമിട്ട് നേരെ ശബരിമല പോവുക കാല് വേദനിക്കുന്നു മുകളിലേക്ക് കയറാൻ വയ്യ ശരീരം തണുക്കുന്നു വിറയ്ക്കുന്നു ചിലപ്പോ വിയർക്കുന്നു കെട്ടിപ്പിടിച്ച് അവിടം വരെ പോകുന്നു സ്വാമിയെ അയ്യപ്പോ കല്ലും മുണ്ടും നിങ്ങളുടെ തലയിൽ ബാക്കിയുള്ളതെല്ലാം എന്റെ തലയിൽ എന്നും പറഞ്ഞ് മന്ത്രവും ചൊല്ലി അവിടം വരെ എത്തുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തത് അനുഭവിക്കാനുള്ള ദുഃഖം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക ചെയ്തത് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുമ്പോൾ നൂറ് കിലോ ദുഃഖം അനുഭവിക്കാനുള്ളതിൻ്റെ ഇരുപത് കിലോ അനുഭവിച്ച് ബാലൻസ് തീർത്തിട്ടുണ്ട് അപ്പൊ ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ ത്യാഗേ നൈകേ അമൃതത്വമാനശു എന്ന് കൈവല്യ ഉപനിഷത്ത് പറയുന്നു ആ കൈവ കൈവല്യ ഉപനിഷത്തിന്റെ ഭാഗം പോലെ സ്വയം ത്യാഗമനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സുഖം അവിടെ നിൽക്കുന്നു അനുഭവിച്ച് തീർക്കാനുള്ള ദുഃഖം അനുഭവിച്ച് തീർക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം കൂടിക്കൂടി കൂടി വരുന്നതായിട്ട് കാണാം ചന്ദ്രന് ശരിക്ക് പ്രകാശമില്ല സൂര്യന്റെ റിഫ്ലക്ഷൻ മാത്രം ആ സൂര്യന്റെ റിഫ്ലക്ഷൻ പകൽ സമയത്ത് സൂര്യൻ ഉള്ളപ്പോൾ ചന്ദ്രന്റെ പ്രകാശം കാണില്ല അപ്പൊ ദുഃഖം കടലിൽ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി ദുഃഖം മുഴുവൻ തീരുമ്പോൾ ആ ചന്ദ്രന്റെ പ്രകാശം ചന്ദ്രനെ ശോഭിക്കുന്നത് പോലെ സുഖം നമ്മളുടെ മനസ്സിൽ നിറയുന്നു അതുകൊണ്ടാണ് തീർത്ഥയാത്രയ്ക്ക് പോകണം എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയാൽ പുണ്യഫലം മുഴുവൻ കിട്ടില്ല ദൂരെ ദൂരെ ദൂരെ പോകണം കാശിയിലേക്ക് പോകണം വാരണാസിയിൽ പോകണം കൈലാസത്തിലേക്ക് പോകണം കൂടൽ മാണിക്യത്തിലേക്ക് പോകണം അതുപോലെ കുടശാദ്രി പോണം കയറണം കുത്തി പിടിച്ച് മുളക്കി കയറണം അപ്പോഴാണ് അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖം മുഴുവനും തീർക്കുക so entropy of a system is constant of it negative energy you are utilising and diffusing of അതുകൊണ്ടാണ് തീർത്ഥയാത്രയ്ക്ക് പോവാം ഈ ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് ഭിന്നമാണ് പാശ്ചാത്യ ഈശ്വര സങ്കല്പം അതുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു മതത്തിനോടും എതിരുള്ളത് കൊണ്ടല്ല പറയുന്നത് യഥാർത്ഥത്തിൽ പള്ളിക്കകത്ത് നോക്ക് ഭാരതീയര് ഒരു ഡെഡ് ബോഡിയും ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റില്ല അതേസമയത്ത് പള്ളിയിൽ എല്ലാ ഡെഡ് ബോഡിയും ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റാതിരിക്കില്ല വ്യത്യാസം ഓപ്പോസിറ്റാണ് കാരണം നമ്മളുടെ ക്ഷേത്രം എനർജിയുടെ കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക് ഡെഡ് ബോഡി കയറിയാൽ എനർജി ഡിഫ്യൂസ് ആകും അവിടെ ശവം അകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പള്ളിക്കകത്ത് ക്ലോസ് ചെയ്യണം അതാണ് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നു ഗതികേടിന് നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് വിളക്ക് കെടുത്തി ഊതിക്കെടുത്തി പ്രാർത്ഥിക്കുന്നു പരസ്പരം ഓപ്പോസിറ്റ് പരസ്പരം ഭാവയന്ത അല്ല പരസ്പരം അഭാവയന്ത ഓപ്പോസിറ്റ് നാം മഹാവിഷ്ണുവിന്റെ ഗണപതിയുടെ സുബ്രഹ്മണ്യന്റെ അല്ലെങ്കിൽ മുരുകന്റെ പ്രസാദം കഴിക്കുന്നു അവര് ശ്രീകൃഷ്ണന്റെ സുബ്രഹ്മണ്യന്റെ അതല്ലെങ്കിൽ ശിവന്റെ ശരീരം കഴിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക ഇത് പ്രസാദമല്ല ശരീരം കഴിക്കാന്ന് വെച്ചാൽ ഇത് യേശുവിന്റെ ശരീരമാണെന്ന് പറഞ്ഞ് ഗോതമ്പുണ്ട പള്ളിയിലച്ചൻ കൊടുക്കുമ്പോൾ അതേപോലെ പാറശാല ക്ഷേത്രത്തിലെ തന്ത്രി നിങ്ങൾക്കൊരൽപ്പം ഉണ്ണിയപ്പം തന്ന് ഇത് പാറശാല മഹാദേവന്റെ ശരീരമാണെന്ന് പറഞ്ഞ് തന്നാൽ ഉടനെ ഒരു കുട്ടിയാണെങ്കിലും അയ്യേ എനിക്ക് വേണ്ട പറയും കാരണം ഈശ്വരന്റെ ശരീരം കഴിക്കുക അതാണ് വ്യത്യാസം സാധാരണ പെന്തക്കോസ്തുകാര് പറയാറുണ്ട് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഭാരതീയർ എന്താ പറയാ ശ്രീരാമനും ശ്രീകൃഷ്ണനും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു അവർ മരിച്ചതല്ല നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും ഒരിത്തിരി പൊട്ടാസ്യം സൈനൈഡ് ഉണ്ടെങ്കിൽ മതി ഒരു കുഴപ്പമില്ല എന്നിട്ട് നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ഒരു ബോയിലെ പണി നോക്കാൻ പറയും കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് മരിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ വേറെ വല്ലൊരു ഗുണയിച്ചാൽ മതിയോ നിങ്ങൾ ചെയ്ത പാപം ഒരു പവിത്രനായ പുണ്യാത്മാവായ യേശുവിന്റെ തലയെ കെട്ടിവെച്ച് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രണ്ടായിരം വർഷം മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ചെയ്യാമല്ലോ ആ കൺസെപ്റ്റ് തന്നെ നോൺ സയന്റിഫിക് ആണെന്ന് മാത്രമല്ല അന്ധവിശ്വാസമാണ് മതത്തിനോട് ഒരു തരത്തിലും വിരോധം ഉണ്ടായിട്ട് പറയല്ല മതം മാറ്റുന്നതിനോട് വിരോധം ഉണ്ടായിട്ട് പറയുക കാരണം മനുഷ്യൻ അമരത്വത്തിന്റെ പുത്രൻ അവിടെ നിന്ന ആവാഹനം അവിടെ മനുഷ്യൻ പാപിയാണ് എത്ര ഓപ്പോസിറ്റാ നോക്ക അതുപോലെ നഹിജ്ഞാനേന സദൃശം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അറിവ് ഭാരതീയ ഈശ്വര സങ്കല്പത്തില് ക്ലൈമാക്സ് ആണ് കാരണം പ്രജ്ഞാനം ബ്രഹ്മ പ്ര ചൈതന്യവത്തായ ജ്ഞാനം അറിവ് പ്രജ്ഞാനം ചൈതന്യവത്തായ അറിവ് അതാണ് ബ്രഹ്മചൈതന്യം അത് തന്നെയാണ് ഈശ്വരൻ അവിടെ ഞാന് കനി തിന്നതുകൊണ്ട് ദൈവത്തിന് ദേഷ്യം വന്ന് മനുഷ്യനെ ശപിച്ച് പാപിയാക്കി വ്യത്യാസം പരസ്പരം ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ട് യഥാർത്ഥത്തില് അറിയാതെ പാറശാലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളില് ഏതെങ്കിലും ഹിന്ദുക്കള് ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് കൂടിയും ബൈബിളോട് കൂടിയും ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കാരണം യേശുദേവനെ രണ്ടായിരം വർഷമായിട്ട് കുരിശി തൂക്കിയിട്ടിരിക്കുന്നത് പള്ളിയിലിട്ടിരിക്കുന്നത് ആ പള്ളിയിലുള്ള കുരിശിൽ നിന്ന് ആ പാവം ഋഷി തുല്യനായ വ്യക്തി ഒന്ന് താഴ്ത്തേക്ക് ഇറക്കണ്ടേ അത് ഹിന്ദുവിന് മാത്രമേ സാധിക്കുള്ളൂ രണ്ടായിരം ആണ്ട് ഏടിയാവുമ്പോ യേശു ക്രിസ്തു വരുമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് പി എച്ച് ഡി ഉള്ള അച്ഛന്മാരും ക്രിസ്ത്യാനികളും എന്തെല്ലാമാ കാണിച്ചു കൂട്ടിയത് രണ്ടായിരം കഴിഞ്ഞു രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞു രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞു ഓരോ അച്ഛനോടും നിങ്ങൾ ചോദിക്കണം എന്താ അച്ഛ യേശു ക്രിസ്തു വരാത്തത് ഉടനെ അച്ഛൻ പറയും ഈ ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ ചോദ്യം ചെയ്തു പോയി കഴിഞ്ഞാൽ ഉപ്പുമാങ്ങ ഭരണി മാതിരി പൊട്ടിപ്പോകും അതുകൊണ്ട് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുക സത്യമാണ് ബൈബിൾ ഒന്ന് വായിച്ചു നോക്കുക യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒപ്പം നിൽക്കാത്തവന്റെ നാല് തലമുറ ഞാൻ ദണ്ണിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ചെയ്തത് എന്താ ശ്രീകൃഷ്ണന്റെ യാദവ സൈന്യത്തെ കൗരവർക്ക് വിട്ടുകൊടുത്തു ശ്രീകൃഷ്ണൻ പാണ്ഡവ പക്ഷത്തിരുന്നു തനിക്കെതിരെ നിൽക്കാൻ ആവശ്യമെങ്കിൽ യുദ്ധത്തിൽ തുല്യമായ ശത്രുവിനെയും മിത്രത്തെയും ഒരു തരത്തിലും വേർതിരിക്കാതെ സമശത്രൗച മിത്രേച്ച തഥാമാനപമാനയോ ശീത ഉഷ്ണസുഖ ദുഃഖേഷു സമസംഗ വിവർജിത ഈശ്വരൻ എല്ലാവർക്കും തുല്യമായിരിക്കണം ആ ഒരു കൺസെപ്റ്റ് ഭാരതത്തിലുണ്ട് ഇത് പറഞ്ഞു മനസ്സിലാക്കണം മാത്രമല്ല വിദേശത്ത് നിന്ന് വന്ന സങ്കല്പമാണ് യേശു ക്രിസ്തു വിദേശത്ത് നിന്ന് വന്ന പുസ്തകമാണ് ബൈബിള് വിദേശത്ത് നിന്ന് വന്നതാണ് അള്ളാ സങ്കല്പം വിദേശത്ത് ഉള്ള വ്യക്തിയായിരുന്നു ആചാര്യ മുഹമ്മദ് നബി വിദേശത്ത് നിന്ന് വന്ന പുസ്തകം തന്നെയാണ് ഖുറാൻ ഇവിടെയുള്ള സങ്കല്പമാണ് മറ്റുള്ളതെല്ലാം ഭാരതീയര് ഈ യേശുക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും ചന്ദ്രക്കലയെയും അതുപോലെ നക്ഷത്രത്തെയും ബൈബിളിനെയും ഖുറാനെയും സ്വീകരിച്ച് രാമകൃഷ്ണാശ്രമത്തില് വള്ളിക്കാവിൽ അമ്മയുടെ ആശ്രമത്തില് ആനന്ദാശ്രമം കാസർഗോഡ് വിവേകാനന്ദ കേന്ദ്രത്തില് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് വിദേശ ഈശ്വരനെയും വിദേശ പുസ്തകത്തെയും ഭാരതീയർ സ്വീകരിച്ചു ഇവിടെയുള്ള ഈശ്വരനെയും ഇവിടെയുള്ള പുസ്തകത്തെയും അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതല്ലേ ആ ഒരു ചോദ്യം ചോദിക്കേണ്ട നിങ്ങൾ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ മരിക്കുകയോ ചാവുകയോ ചെയ്യുമ്പോൾ ഇവിടെ ഈ നാടിൻ്റെ പുത്രന്മാരായവർക്ക് ഈ നാടിൻ്റെ ശാസ്ത്രീയ ഈശ്വര സങ്കല്പം സ്വീകാര്യമല്ലെന്നോ അതൊന്ന് മാറ്റണം അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഏതാണ്ട് ഏത് ക്രിസ്തുവിനെയും അകത്തേക്ക് എടുക്കാം മുപ്പത്തി മുക്കോടി ദേവന്മാര് മുപ്പത്തി മുക്കോടി ദാനവന്മാര് മുപ്പത്തി മുക്കോടി മാനവന്മാരുള്ള ഈ രാഷ്ട്രത്തില് മുപ്പത്തി മുക്കോടിയുടെ കൂട്ടത്തില് ഒരല്ലാഹുവിനെയും ഒരു മുഹമ്മദ് നബിയെയും ഒരു യേശു ക്രിസ്തുവിനെയും ആരെ വേണമെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരാൻ ഒരു വിഷമോ ഇല്ല അതുപോലെ നാല് വേദങ്ങളും ഇരുപത്തെട്ട് ബ്രാഹ്മണങ്ങളും പതിനൊന്ന് ആരണ്യകങ്ങളും നൂറ്റെട്ട് ഉപനിഷത്തുക്കളും പതിനെട്ട് പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദ്രശാസ്ത്രം കൽപ്പശാസ്ത്രം എന്നീ ആറ് വേദാംഗങ്ങളും പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ഷഡ് ദർശനങ്ങളും രണ്ട് ഇതിഹാസങ്ങളും ആറ് ഉപവേദങ്ങളുടെയും ഇടയ്ക്ക് ഒരു ബൈബിൾ കഥ വയ്ക്കാൻ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാവുമോ ഒരു വിഷമം ഉണ്ടാവില്ല ഈ പുസ്തകം മാത്രമാണ് സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിലച്ഛനെ കൊണ്ട് അത് ബിഷപ്പാണെങ്കിലും മെത്രാനാണെങ്കിലും പോപ്പാണെങ്കിലും അത് ശാസ്ത്രീയമല്ലെന്ന് തെളിയിക്കാൻ ആദ്യത്തെ മൂന്നധ്യായം മാത്രം വായിച്ചാൽ മതി മനുഷ്യന്റെ വാരിയെല്ലിന്ന് ദൈവം പെണ്ണിനെ ഉണ്ടാക്കി വാരിയെല്ല് ടിഷ്യൂ കൾച്ചർ ചെയ്താൽ പെണ്ണുണ്ടാവില്ല simple as simple as that ഏത് ശാസ്ത്രജ്ഞരോടും ചോദിക്കുക ഏത് കുടിമൂത്ത ദൈവത്തിനും അത് സാധ്യമല്ല വാരിയല്ല് ഡെഡ് ബോഡിയാ ഡെഡ് മെറ്റീരിയലാ ഡെഡ് മെറ്റീരിയലിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കാൻ സാധിക്കുമോ മാത്രമല്ല പുരുഷ സംസർഗമില്ലാതെ ബാക്ടീരിയയും അമീബായും ഒഴികെ ഒരു ജീവജാലവും പ്രജനനം നടത്തില്ല അത് കന്യാമറിയമാണെങ്കിലും ഔസേ പച്ചനാണെങ്കിലും ആസ് സിമ്പിൾ ആസ് ദാറ്റ് കാരണം പുരുഷ സംസർഗം ബയോകെമിസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങൾ എത്ര പവിത്രമായ നിലയിൽ കൊടുത്താലും സാധ്യല്ല ഇതൊക്കെ ശാസ്ത്രത്തിന്റെ ഭാഗമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും നിങ്ങളുടെ പുരാണത്തില് ആറ് തലയുള്ള സുബ്രഹ്മണ്യൻ പറ്റുമോ സുബ്രഹ്മണ്യൻ ആറ് തലയില്ല സുബ്രഹ്മണ്യൻ തന്നെ പുരാണത്തിന്റെ കൺസെപ്റ്റാണ് പുരാണമിത്യേവന സാധു സർവം പുരാണങ്ങള് സന്ദേശം സ്വീകരിക്കാനുള്ള കഥാരൂപത്തിലുള്ള ഇൻഫർമേഷനാണ് പഞ്ചതന്ത്രം കഥയിലൂടെ സന്ദേശം കുട്ടികൾക്ക് എത്തുന്നത് പോലെ എത്തിക്കുന്നത് പോലെ കഥായിമാസ്തേ കഥിതാമഹീയസാം പിതായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം ഈ കഥകളെല്ലാം വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കാനാണ് അറിവും ഡിറ്റാച്ച്മെന്റും ഉണ്ടാക്കാനാണ് വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം പുരാണ കഥകളിലെ വരികളെല്ലാം ശാസ്ത്രീയമാണെന്ന് ധരിക്കരുത് അതേ സമയത്ത് വേദങ്ങൾ നൂറ് ശതമാനം ശാസ്ത്രം അത് പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവരണമാണ് കിടവില്ലാത്ത വിധം സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ഉണ്ടാക്കുന്ന മന്ത്രങ്ങൾ അതിനകത്ത് കഥകളില്ല അതിനകത്ത് പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവരണങ്ങൾ താത്വിക നിലവാരത്തില് മനഃശാസ്ത്ര നിലവാരത്തില് അത്യന്താധുനിക തിയറട്ടിക്കൽ ഫിസിക്സിന്റെ നിലവാരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് വേദത്തിലുള്ളത് അതുകൊണ്ട് വേദത്തിന് മാറ്റമില്ല ശ്രുതി ശാശ്വതം സ്മൃതി അശാശ്വതം താൽക്കാലികമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് വേദപുസ്തകത്തിൽ കഥ വരുമ്പോൾ ആ കഥയ്ക്കകത്തുള്ളത് മുഴുവനും നൂറ് ശതമാനം സത്യമാണെന്ന് വിചാരിച്ചാൽ ബൈബിളിനകത്തെ സംഖ്യയില് ഏലിയായുടെ പുത്രന്മാരുടെ എണ്ണം ആറായിരത്തി എഴുന്നൂറ്റി എട്ട് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഏലിയായുടെ അടുത്ത് ചെന്ന് ചോദിക്കുക നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ലേ എന്ന് അറുപത്താറായിരം പുത്രന്മാരൊരാൾക്കാ ഇത് ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നത് ശാസ്ത്രയുഗത്തില ഒരിക്കലുമല്ല നിങ്ങൾ അന്യഗ്രാമങ്ങളിൽ പോകണം അന്യദേശത്ത് പോണം അവിടെയുള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം ഇതൊക്കെ ദൈവം പറയൂ ദൈവിക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാത്വിക ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാ ദൈവം എന്ന് പറയുക ഏത് പള്ളിയിലച്ഛനും ഇവിടെ വന്ന് ബൈബിളിന്റെ ഏത് വരി വേണമെങ്കിൽ പറയാം ഞാൻ കൗണ്ടർ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ഏത് വരി പറയാം ഞാൻ അധ്യായം പറയാം എന്നിട്ട് കൗണ്ടർ ചെയ്യാം പക്ഷേ ബൈബിള് തെറ്റാണെന്നല്ല പറഞ്ഞത് ബൈബിളിനകത്ത് ഇൻഫർമേഷൻ ഉണ്ട് ധാരാളം ഇൻഫർമേഷൻ മാത്യൂസിന്റെ ഭാഗം നോക്കിയാൽ ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞതുപോലെയാ ലൂക്കിന്റെ വിവരണം നോക്കിയാൽ നല്ല വിവരണം ഉജ്ജ്വല വിവരണം അതിനകത്തു നിന്ന് നല്ലത് സ്വീകരിക്കാം പ്രജാപതി യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഹിന്ദു ധർമ്മഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കുന്ന എന്തിനാ നേരെ ഹിന്ദു ആയിക്കൂടെ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിപ്പറക്കി പോണ എന്തിനാ വെറുതെ നിങ്ങളുടെ നമ്പർ തികയ്ക്കാൻ ഈ നമ്പർ തികയ്ക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമാണ് ഏതോ ഒരു ഒരു മിഷനറിയെ കുറെ ഗുണ്ടകളെ കൊന്നപ്പോൾ ആ ഗുണ്ടകളെ തളച്ചിട്ട് എന്ന ആവശ്യമല്ല മുമ്പോട്ട് വെച്ചത് മറിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് കംപ്ലൈന്റും കൊണ്ടുപോയപ്പോൾ മനസ്സിനകത്തെ ഉദ്ദേശം വേറെ എന്തോ ആയിരുന്നു എന്ന് വ്യക്തമാണ് ഈ നാടിന്റെ ചോറ് ഈ നാടിന്റെ രക്തം ഈ നാടിന്റെ ജീവിതവും വെച്ച് വിദേശികളായിട്ട് ജീവിക്കാൻ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ഒന്ന് സ്വയം ഇൻട്രോസ്പെക്ഷൻ നടത്തുക ഭാരതീയ ചിന്താധാരയുടെ ശാസ്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ് ഈ രാഷ്ട്രത്തിലെ ജനതതി സത്യമുള്ളത് സ്വീകരിക്കാം ഈ നാട്ടിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും നമുക്ക് എതിർക്കാം യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ കാവിലകത്ത് ഈ അശ്ലീല പാട്ട് പാടുന്നത് നിർത്തണം അമ്മയുടെ മുമ്പിൽ ആരെങ്കിലും അശ്ലീല പാട്ടുകൾ പാടാറുണ്ടോ കൊടുങ്ങല്ലൂർ ഭഗവതിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന കൊടുങ്ങല്ലൂർ അമ്മേ എന്ന് വിളിക്കുന്ന ഭക്തജനങ്ങള് അമ്മയുടെ മുമ്പിൽ അശ്ലീല പാട്ട് പാടുന്നത് പോലെ ഭക്തിയുടെ ദുരുപയോഗം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ അന്ധവിശ്വാസമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കുരുതി കൊടുത്തിരുന്ന കാലത്തിൽ നിന്ന് നാം പുരോഗമിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു അശ്ലീല പാട്ട് നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഉത്തര കേരളത്തിൽ ഇന്നും ചില ക്ഷേത്രങ്ങളിൽ കല്ല് നിവേദ്യം അതുപോലെ തന്നെ ഉണക്കമീൻ നിവേദ്യം മാംസം നിവേദ്യമുണ്ട് ഇതൊന്നും ദൈവിക ചിന്താധാരയുടെ ഭാഗമല്ല ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു ക്ഷേത്രത്തിനകത്തും ഇപ്രകാരം നികൃഷ്ടമായ ഒരു കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അവിടെ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുമെന്ന് ധരിക്കുന്നത് തികച്ചും ജടിലമായ ധാരണയാണ് അത് അന്ധവിശ്വാസമാണ് ആത്മീയതയുടെ ലെവലേഷൻ പോലും തൊടാത്ത ഈ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ഓരോ ജനതയുടെയും ഉത്തരവാദിത്വം ഇപ്രകാരം ഏത് ചിന്താധാരയിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും അവയെ തുടച്ചു നീക്കുവാൻ ഭാരതീയ ശാസ്ത്ര സമൂഹം മുമ്പോട്ട് വരുന്നുണ്ട് വരിക തന്നെ ചെയ്യും പക്ഷേ അന്ധവിശ്വാസവും അനാചാരവും ദുരാചാരവും സദാചാരങ്ങളും ശാസ്ത്രീയമായ വിശ്വാസങ്ങളും തമ്മിൽ തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം ഇപ്രകാരം അന്ധവിശ്വാസങ്ങളെ മാറ്റാൻ മാത്രമല്ല ചേർത്തലക്കടുത്ത ഒരു ക്ഷേത്രത്തില് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഭരണം നടത്തുന്ന ക്ഷേത്രത്തിൽ ഇന്നും പതിനൊന്ന് ദിവസത്തോളം കള്ളുനിവേദ്യമുണ്ടത്രേ പുരോഗമനവാദികൾ ഭരിക്കുന്ന ഒരു സ്ഥലത്തെ കള്ളുനിവേദ്യം നടത്തുകയോ അതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കാം ഈ ദുരാചാരത്തെ വളർത്തേണ്ടത് ദുരാചാരമുണ്ടെന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി നിലനിർത്തുന്ന സമൂഹത്തിന്റെ ലക്ഷ്യമായിരിക്കാം അതേ സമൂഹത്തിന്റെ ചിന്താധാരയുടെ വക്താക്കള് ബംഗാൾ ഭരിക്കുന്നുണ്ട് ആ ബംഗാളിൽ മാത്രമാണ് ഇന്നും കൽക്കട്ട കാളി ക്ഷേത്രത്തില് പ്രതിദിനം ദശക്കണക്കിന് ആടുകളെ ബലി കൊടുക്കുന്നത് എന്തുകൊണ്ട് പുരോഗമന ചിന്താഗതിക്കാർക്ക് അതിനെ നിർത്തിക്കൂടാ ഒരു പത്ത് പട്ടാളക്കാരെ മുമ്പിൽ നിർത്തിയിട്ട് ആ ക്ഷേത്രം തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താൽ പോലും ഒരു ദൈവത്തിനും ദുഃഖം തോന്നേണ്ട കാര്യമില്ല അനാചാരവും ദുരാചാരവും പുരോഗമനവാദികൾ എന്ന് പറയുന്നവരുടെ മുമ്പില് ഇന്നും അവർക്ക് വളർത്തേണ്ടത് ആവശ്യമാണോ എന്ന് ദുഃഖത്തോടുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു ഓർക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയില് പുരോഗമനവാദികളുടെ മുമ്പില് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ആവശ്യമാണ് അതിലൂടെ വേണം അവർക്ക് ഹിന്ദു സമുദായത്തെ അവഹേളിക്കാനും അവജ്ഞയോടുകൂടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഈ അന്ധവിശ്വാസങ്ങൾ മാറ്റേണ്ടതാണ് ഈ അനാചാരങ്ങൾ മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ ഭാരതത്തിൽ ക്രൈസ്തവര് മുസ്ലിങ്ങള് എന്ന് പറയുന്ന രണ്ട് വിഭാഗവും റോമിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ അറേബ്യയിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്നവരല്ല അവരുടെ രക്തം ഭാരതീയ രക്തമാണ് അവരുടെ ചിന്താധാരകളുടെ മൂല്യം അല്ലെങ്കിൽ മൂലതത്വം ഭാരതത്തിൻ്റെതാണ് അതിൻ്റെ അവകാശികളാണ് അവര് അവരുടെ വിശ്വാസമോ അല്ലെങ്കിൽ ധാരണയോ ചിന്തയോ ഏതെങ്കിലും സങ്കല്പമോ ഒന്ന് എന്ന് മാത്രം അവരുടെ രക്തം ഭാരതീയമാണ് സനാതനമാണ് ഹിന്ദുവിന്റെ രക്തമാണ് അവർക്ക് ക്ഷേത്രത്തിനകത്ത് പഞ്ചശുദ്ധിയോടുകൂടി പ്രവർ പ്രവേശിക്കാൻ അവകാശമുണ്ട് അവകാശമുണ്ടാവുകയും വേണം ഈ ചിന്താധാര വളർത്തേണ്ടത് സനാതനധർമ്മത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നവരുടെ കർത്തവ്യമാണ് കടമയാണ് ഉത്തരവാദിത്വമാണ് അന്ധവിശ്വാസങ്ങൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് എതിർക്കാം ഒരൊറ്റ ഗ്രന്ഥത്തിലൂടെ മാത്രമേ മോക്ഷം ധരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശുദ്ധ അബദ്ധമാണ് ലോക ജനത ഒറ്റ ഗ്രന്ഥം എന്ന വീക്ഷണം തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും നാം എന്നിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമായ തികച്ചും അനാശാസ്യമായ തികച്ചും അസ്വീകാര്യമായ ഒരു ചിന്താധാരയാണ് അത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ലോക ജനതയ്ക്ക് അത് ശാസ്ത്രീയം എന്ന് പറയുവാൻ സാധ്യമല്ല ശാസ്ത്രീയമായിട്ടുള്ളത് ആനോ ഭദ്ര കൃതമോയം കം ഫ്രം ഓൾ സൈഡ് ഭദ്രം കർണേഭി ശൃണുയാമദേവ നല്ലത് കേൾക്കുവാൻ ഇടവരട്ടെ ഭദ്രം പശ്യേമ അക്ഷബിർയജത്രാഹ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണുവാൻ ഇടവരട്ടെ സ്ഥിരൈരംഗൈഹി തുഷ്ടുവാംസനോഭിർ വിഷയമ ദേവഹീതം യഥായുഹു നന്മ നിറഞ്ഞ ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുവാൻ ആരോഗ്യമുള്ള ശരീരം എനിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പോസിറ്റീവ് വിഷൻ ആ പോസിറ്റീവ് തിങ്കിങ് ആ പോസിറ്റീവ് അപ്രോച്ച് അത് ഭാരതത്തിൻ്റെതാണ് അതുകൊണ്ടാണ് ഭാരതത്തിൽ പറയാറുള്ളത് അനുഭദ്രാകൃതമോയന്ത് വിശുദ്ധ let noble thoughts come from all side നന്മ നിറഞ്ഞ ചിന്താധാരകൾ എല്ലാ സ്ഥലത്ത് നിന്നും വരട്ടെ എന്ന് പറഞ്ഞ ചിന്താധാരയുടെ അവകാശികള് പതിനായിരം വർഷമായി ജീവിച്ചിരിക്കുന്ന ഒരു നാടാണ് ഇത് ഈ നാട് ഒന്നിനെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല ഒരു വ്യക്തിയെയും ഒരു ഇഷത്തെയും ഒരു ചിന്താധാരയെയും ഒരു മതത്തെയും ഒരു ധർമ്മത്തെയും ഭാരതം ഒരിക്കലും അടിച്ചു പുറത്താക്കിയിട്ടില്ല നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ സർവദിനെയും സ്വീകരിക്കുകയാണ് നാട് സ്വീകരിക്കുന്നത് സർവദിനെയും സഹനാഭവതു സഹനോ ഭുനക്തി സഹ വീര്യന്തരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഒരുമിച്ച് വർത്തിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് വിജിക്കാം കർമ്മമണ്ഡലത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തനത്തിലൂടെ തേജസ്വികളാകാം ഒരിക്കലും പരസ്പര വിദ്വേഷമുണ്ടാകരുത് എന്ന് പറഞ്ഞ ഒരു നാടിന്റെ ചിന്താധാരയുടെ അവകാശികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവര് പരസ്പരം കലഹിപ്പിക്കുന്നത് ഇവിടത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടത്തെ ജാതി സങ്കൂർജിതമായ ചിന്താധാര ഉണ്ടാകണം അത് അവർക്ക് വോട്ടിനും അവർക്ക് കൈയിട്ട് വാരുവാനും വേണ്ടിയുള്ളതാണെന്ന ധാരണ അവരിലൂടെ ഇന്ന് ലോകത്തിലെ ഭാരതത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ പോലും സ്വീകരിച്ചിരുന്നു മാറ്റണം രാഷ്ട്രീയക്കാരെ ഇന്ന് നമുക്ക് സ്വീകാര്യമാ അല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം നല്ല ചിന്തകള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവര് നല്ല രീതിയിൽ ചിന്തിക്കുന്നവര് ഭാരത പൈതൃകത്തിന്റെ അടിസ്ഥാന ചിന്താധാരതയുടെ സത്യങ്ങളെ സ്വീകരിക്കുന്നവര് അവരുടെ വാക്കുകളായിരിക്കണം നമുക്ക് മാതൃകയായിരിക്കേണ്ടത് അവരുടെ ചിന്താധാരകളായിരിക്കണം നമുക്ക് മാതൃകയായിരിക്കേണ്ടത് ഇവിടുത്തെ വേദങ്ങള് ബ്രാഹ്മണരുടെ മാത്രം അവകാശമാണെന്ന് പറയുന്നത് തെറ്റ് വേദങ്ങൾ എഴുതിയത് വേദവ്യാസന്റെ നമുക്കുവൻ വേദഗ്രന്ഥങ്ങളുടെ മന്ത്രങ്ങളുടെ രചയിതാവ് ക്ഷത്രിയനായ വിശ്വാമിത്രനാണ് ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല അവതാരമായ ശ്രീകൃഷ്ണൻ ഒ ബി സി എന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ വ്യക്തിയായിരുന്നു യാദവ കുലത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു ശ്രീരാമൻ എന്ന അവതാര പുരുഷൻ ക്ഷത്രിയനായിരുന്നു എത്രയോ ഋഷിവര്യന്മാര് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ മാതാ അമൃതാനന്ദമയ്യി നാരായണ ഗുരുദേവൻ അതുപോലെ ചട്ടമ്പി സ്വാമികള് അരവിന്ദ മഹർഷി രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദൻ ഇങ്ങനെ ശങ്കരാചാര്യർക്ക് ശേഷം ഭാരതത്തിൽ ജനിച്ച് ഭാരതീയ പൈതൃകത്തിന്റെ അന്തസ്സത്ത അറിഞ്ഞ നൂറുകണക്കിന് ഋഷിവര്യന്മാര് വേദങ്ങൾ പഠിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതിയ ഋഷിവര്യന്മാര് അവരാരും തന്നെ ജാതിയുടെ വക്താക്കളായിരുന്നില്ല ബ്രാഹ്മണ്യത്തെക്കാൾ ഉയർന്നവരായിരുന്നു ആ ചിന്താധാര മനഃപൂർവം വെച്ച് ഹിന്ദുക്കളെ പരസ്പരം കലഹിപ്പിക്കാൻ വേണ്ടി യുക്തിവാദികൾ എന്ന് പറയുന്നവരും പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും അവരുടെ ജീവിതമാർഗമായ രാഷ്ട്രീയ ചൂഷണത്തിന് വേണ്ടി നടത്തുന്ന അധികൃത കർമ്മത്തെ എതിർക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഭാരതീയ ചിന്താധാരകളിൽ പോസിറ്റീവുകളാണുള്ളത് നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ തന്നെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ഋഷിവര്യന്മാർ അതാത് സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് സമഗ്രവും സമ്പൂർണവുമായി വിശകലനം ചെയ്തതിനു ശേഷമേ അവയെ വിലയിരുത്താൻ പാടുള്ളൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്താൻ ജഗദീശ്വര അനുഗ്രഹമുണ്ടായതിൽ അതീവ സന്തോഷമുണ്ട് എന്നും ഈ ഭാരതീയ ചിന്താധാരയിലെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ഒരേപോലെ ക്ഷേത്രത്തിനകത്തേക്ക് സ്വീകരിച്ച ഒരു ഉജ്ജ്വല ക്ഷേത്രം നാശോന്മുഖമായ അവസ്ഥയിൽ നിന്ന് സർവവിധ നന്മകളുടെയും പ്രതിരൂപമായി വളർന്നിരിക്കുന്ന ഈ പാറശാല ക്ഷേത്രത്തിന്റെ മുമ്പിലിരുന്നുകൊണ്ട് ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്താൻ മഹാഭാഗ്യമുണ്ടായതില് പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ ഈശ്വര ചൈതന്യത്തോടും പാറശാലയിലെ ജനതയോടും ഈ ക്ഷേത്രത്തെ വളർച്ചയിലേക്ക് നയിക്കുന്ന വിവിധ ജാതി മതസ്ഥരുടെ കർമ്മമണ്ഡലങ്ങളോടും അവരുടെ ചിന്താധാരകളോടും വിനയ പുരസ്കരം നന്ദി പറഞ്ഞുകൊണ്ട് അവരെ എന്റെ മുമ്പില് യഥാർത്ഥത്തില് മാതൃകാ ചിന്താധാരയുടെ ഭാരതീയ പൈതൃകത്തിന്റെ അവകാശികളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർനിമേഷരായി ഇത്രയും സമയം ഒരു വസ്തുത മറ്റൊന്നായിട്ട് ചിന്തിക്കാതെ പൂർണ്ണമായും ഈ പ്രഭാഷണത്തിൽ നിമഗ്നരായിരുന്ന എന്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികളോട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പാറശാല മഹാദേവ ക്ഷേത്രം മറ്റ് ദക്ഷിണ കേരളത്തിലെയും അതുപോലെ തമിഴ്നാടിലെയും ക്ഷേത്ര ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി തീരണം കാരണം വൃത്തിയും ഹൈജീനും അതുപോലെ തന്നെ സഹകരണവും ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് ക്ഷേത്രത്തിൽ വന്ന് കാണുവാൻ നമുക്ക് അവസരമുണ്ടാകണം തമിഴ്നാട്ടിലെ ഓരോ ക്ഷേത്രത്തിലെ ഉത്തരവാദിത്വമുള്ളവരും ഇതുപോലെ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ മാതൃക സ്വീകരിക്കണം ഒരു കാര്യവും കൂടി പറയുന്നു തമിഴ്നാട്ടില് പ്രത്യേകിച്ചും തിരുനെൽവേലി കന്യാകുമാരി ജില്ലകളില് ഓരോ ക്ഷേത്രത്തിന്റെ അടുത്തും രണ്ടും മൂന്നും നാലും പള്ളികൾ ഉയരുകയാണ് ക്ഷേത്രത്തിൽ വരുന്നവരെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക നിർബന്ധമായ ഒരു ആചാരമാക്കി മാറ്റിയിരിക്കുന്നു അവിടുത്തെ ക്രൈസ്തവര് ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ അവര് ഉപവിപ്ലവമായി പറയും ദൈവമെല്ലാം ഒന്നാണ് പക്ഷെ അവര് തന്നെ പറയാറുണ്ട് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വരി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അവർ പ്രാവർത്തികമാക്കുന്നത് കന്യാകുമാരിയിലും തിരുനെൽവേലിയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കന്യാകുമാരിയിലെയും മറ്റ് തമിഴ്നാടിലെ ജില്ലയിലെയും പ്രവർത്തകര് ഭാരതീയ ചിന്താധാരയുടെ ആത്മീയ സത്തയുടെ മാതൃകയായ ക്ഷേത്രങ്ങൾ പരമശുദ്ധമായും പരിശുദ്ധമായും അത് നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും ഈ ക്ഷേത്രത്തിന്റെ മാതൃക സ്വീകരിക്കേണ്ടതാണ് അവിടെ നിന്ന് മതം പോയ ഹൈന്ദവരെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ക്ഷേത്രത്തിന്റെ ഉയർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടതാണ് പല രാഷ്ട്രീയക്കാരും ഈ ക്രൈസ്തവവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട് പക്ഷേ സത്യം ധർമ്മം നീതി ന്യായം മുമ്പിൽ വെച്ചുകൊണ്ട് മതം മാറിയ ഓരോരുത്തരെയും തിരിച്ചുകൊണ്ടുവന്ന് ഓരോ ക്ഷേത്രത്തിന്റെയും നന്മയുടെ പന്ഥാവിലേക്കും അതിന്റെ ഉയർച്ചയിലേക്കും ഭാഗമാക്കാക്കിക്കൊണ്ട് സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത തമിഴ്നാട്ടിലെ സർവ വ്യക്തികളോടും ഭാരശാല ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ജഗദീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ